അഭ്യാസത്തിൽ ഈ കാര്യം വെളിവായി കിട്ടുന്നതോടുകൂടി വൈരാഗ്യം തന്നെയുണ്ടാവും നമുക്ക് ഇത് കിട്ടുന്നു കണ്ടാല് മറ്റേതിനോട് കൂടി വലിയൊരു വസ്തു എന്താണെന്ന് ബോധ്യപ്പെടുന്ന സമയത്താണ് ബാക്കിയുള്ളതിൽ നിന്ന് നിവൃത്തി കിട്ടുക പരമപുരുഷ ഖ്യാതെ ആ പരമപുരുഷന്റെ ഖ്യാതി അതിനെ ഗ്ലോറിഫൈ ചെയ്താൽ ഗുണവൈദൃഷ്ട്യം ആ ഗുണങ്ങളിൽ നിന്ന് വിതൃഷ്ണരായി ഭവിക്കുന്നു ഈ ഭൗതികമായ പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളുണ്ടല്ലോ ആ ഗുണങ്ങളോടുള്ളതായ ചർച്ച വിട്ടുകിട്ടുന്ന എന്ത് അകത്തുള്ള നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുന്നതിനനുസരിച്ച് അതല്ലാത്ത ബാഹ്യലോകത്തിൽ നിന്ന് നമ്മുടെ ചേതന വിട്ടു വിട്ട് വിട്ട് പോരും തൽ പരമ്പുരുഷ ഖ്യാതെ ആ പരമ്പുരുഷന്റെ ഖ്യാതി കൊണ്ട് ഞാൻ ഗ്ലോറിഫൈ ചെയ്താൽ ഖ്യാതെ ഗുണവൈദൃഷ്ട്യം ഗുണങ്ങളിൽ നിന്ന് വിദൃഷ്ടരായി ഭവിക്കുന്നു തൃഷ്ടയില്ലാതെയും ഭവിക്കുന്നു ഖ്യാതി എന്ന് പറഞ്ഞാൽ അതിനെ ഖ്യാതി അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ അതിന്റെ മഹാത്മ്യം മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് പറഞ്ഞ മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് പരമപ്രധാനമായിട്ടുള്ള ഇതാണെന്നുള്ള ബോധം ഉണ്ടാവുക ഞാൻ എന്തിനെ ഞാൻ ഇതിന്റെ അത്ര എനിക്ക് അതൊന്നും പ്രയോജനപ്പെടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഖ്യാതി വർദ്ധി ഖ്യാതി എന്ന് പറഞ്ഞാൽ പ്രശസ്തി പേര് പെരുമാനൊക്കെ പറയും അപ്പൊ ബാഹ്യലോകത്ത് ബാക്കി എന്തുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും ഇതിന്റെ അത്ര ഇല്ലാന്ന് ബോധ്യം വരികയാണ് അങ്ങനെ ആ ബോധ്യം എത്ര കണ്ട് വരുന്നോ അത്ര കണ്ട് മറ്റുള്ള ഇത് ഇതിൽ അത്ര ഇല്ലാത്ത മറ്റേനും പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു കുറെ കുറെ ശബ്ദം ഇങ്ങനെ വിട്ടു പോരുന്നു പോയിരുന്നു പരംപുരുഷഖ്യാതേ ഗുണവൈതൃഷ്ണി അതായത് ഉള്ളിൽ ആത്മാവിന്റെ മഹാത്മ്യത്തെ അതായത് എനിക്ക് മടുക്കാത്ത ആത്മാവ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എനിക്ക് മടുക്കും ഇന്നല്ലെങ്കിൽ നാളെ സാർവം മടുക്കും മടുക്കാത്ത ഏക വസ്തു ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മ അല്ലേ നമുക്ക് പ്രയോജനപ്രദമാവുക അപ്പൊ പിന്നെ ബാക്കിയുള്ളതിലൊക്കെ കുറച്ച് അമാന്തം കാണിച്ചാൽ ഇതല്ലേ പ്രധാനമായിട്ടുള്ളതെന്ന് എന്ന് വിചാരിച്ച് ഇതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് വരിക അതാണ് ഖ്യാതി പരമപുരുഷ ഖ്യാതി ആ ഖ്യാതി കൊണ്ട് ഗുണവൈദൃഷ്ടം മറ്റേതിൽ നിന്ന് വിട്ടു വിട്ടു പോരാനുള്ളതായ വാസന ഉണ്ടാവും അതായത് ഉണർവോടുകൂടി നമുക്ക് ബോധമുണ്ട് പക്ഷേ ആ ബോധത്തിന് യാതൊരു സമാധാനത്തിന് യാതൊരു ഭംഗവും വരുന്നില്ല അതാ സമ്പ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി എന്ന് പറഞ്ഞാൽ ബാഹ്യലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിട്ടുള്ള സമാധി അവസ്ഥ അത് നമ്മൾ പിന്നെ സബികൽ പിന്നെ സബീജ സമാധി നിർബീജ സമാധി എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ അതിലേക്കാണ് അത് വ്യക്തമായിട്ട് പറയേണ്ട വേറെ സ്ഥലത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി രണ്ട് തരത്തിലായി പറയാം ഒന്ന് സബീജ സമാധി രണ്ട് നിർബീജ സമാധി സബീജ സമാധി എന്ന് പറഞ്ഞാല് നമ്മൾ സമാധാനത്തിൽ ഇരിക്കുന്നു പക്ഷെ അപ്പോഴും സമാധാനത്തിലുള്ള എല്ലാ ബീജങ്ങളും നമ്മൾ ഉള്ളിലെടുത്തു വളരെ സമാധാനത്തോടു കൂടി സമാധിസ്ഥനായിട്ട് ഇരിക്കുകയാണെങ്കിലും വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്രശ്നത്തിൽ ഇടപെട്ടാൽ സാധാരണമാതിരി മനുഷ്യരുടെ മാതിരിയാവും അപ്പോൾ ഈ പിന്നെ ഭദ്രാസനത്തിന് വേണ്ടി അടിപിടി കൂടുന്നു കന്യാസിമാർ വറങ്കോളി എടുത്ത് നമ്മൾ തല്ലുകൂടി എന്നൊക്കെ പേപ്പറിൽ വായിക്കേണ്ടല്ല കാരണം അവർ നല്ല അവസ്ഥയിലായിരിക്കുക പക്ഷേ സംസാരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരുമായി പെരുമാറും കാരണം സംസാരത്തിന്റെ സകല സ്വഭാവത്തോട് കൂടിയതായ ബീജങ്ങൾ അവരുടെ ഉള്ളിൽ നശിച്ചില്ല ആ അങ്ങനെയുള്ള സമാധിക്കാണ് സബീജ സമാധി സബീജ സമാധി ആറ് തരണ്ടെന്നാണ് സവിതർക്ക സമാധി നിർവിതർക്ക സമാധി വിചാര സമാധി നിർവിചാര സമാധി സവിയൽപ്പ സമാധി നിർവിയൽപ്പ സമാധി ഇങ്ങനെ ആറ് ടൈപ്പ് അതിൽ സവിതർക്ക സമാധി ഇതിൽ മൂന്ന് വാക്കുകൾ മാത്രമേ ഉള്ളൂ തർക്കം വിചാരം വികല്പം ഈ മൂന്ന് വാക്കുകളാണ് ഓരോന്നിനും ഈ രണ്ട് പദങ്ങളായിട്ട് പറയുന്നത് സവിതർക്കം നിർവിതർക്കം തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ് തർക്കശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട് സ്ഥൂലമായി കാണുന്നതിന്റെ സൂക്ഷ്മത്തെ അവലോകനം ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് തർക്കം എന്ന് പറയുന്നത് അപ്പൊ സവിതർക്കം എന്ന് പറഞ്ഞാൽ തർക്കത്തോട് കൂടിയതായ സമാധി നഷ്ടം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു വസ്തുവ കാണുന്നു കാണുമ്പോൾ അതിന്റെ കാര്യം അതിന്റെ കാരണം എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അതെന്താ അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു അമ്പു വന്ന് കാലിൽ തറച്ചു കാരണം വെച്ചാൽ കോടിക്കണക്കിൽ അമ്പിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം മഹാഭാരത യുദ്ധം നയിച്ച സമയത്ത് ഒരു അമ്പും കൊണ്ടതുമില്ല എന്തേ പോയ കാരണം എന്ന് പറഞ്ഞ നമുക്കൊരു വിഷമായി അപ്പോഴാണ് കഴിഞ്ഞ ജന്മത്തിൽ ബാല്യ ഒളിയമ്പ് കൊന്ന കഥയൊക്കെ കേട്ട് അതിന്റെ ഒരു പൂർത്തീകരണമാണെന്ന് അറിയുന്ന സമയത്തോ അങ്ങനെ തന്നെ സമാധാനമായി ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ കാരണത്തെ അറിയാതിരിക്കുന്ന സമയത്ത് കാര്യം നമ്മളിൽ ഏൽപ്പിക്കുന്ന അസമാധാനം കാരണം അറിയുന്ന സമയത്ത് ഇല്ലാതാവും അപ്പോൾ സമാധാനം കാര്യത്തിന്റെ കാരണത്തെ അറിയുന്ന സമയത്ത് സമാധാനം തിരിച്ചു കിട്ടുന്ന ആ സമാധാന അവസ്ഥയ്ക്കാണ് സൗദർക്ക സമാധി എന്ന് പറയുന്നത് ഇപ്പോൾ മഹാവിഷ്ണു പിന്നെ അനിയനായിട്ടുള്ള ലക്ഷ്മണനും കൂടെ ഉണ്ടായിട്ട് പോലും സീതാദേവിയെ സുഖമായിട്ട് കള്ളം കട്ടുകൊണ്ട് എന്തേ പങ്ങനെ സംഭവിച്ചത് ഈ രണ്ടുപേർക്കും അങ്ങനെ ഒരു അമാന്തം വരാൻ എന്റെ കാരണം ആ ശബ്ദം കൊണ്ടല്ലേ ഇത് ഇങ്ങനെ ഈ കാട്ടിൽ എത്രയും രാക്ഷന്മാരായിട്ടുള്ള സ്ഥലത്ത് അത്രയും ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങ് പെരുമാറാൻ്റെ കാരണം നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് ഒരു എത്തുമുടിയും കിട്ടില്ല നമുക്ക് ആകെ വിഷമായി നമ്മുടെ സമാധാനമൊക്കെ പോയി അപ്പോഴാണ് കഴിഞ്ഞ ജന്മത്തിൽ മഹാവിഷ്ണുവിന് വൃന്ദയുടെ ശാപം കിട്ടിയ അതേ സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ആ സമയത്ത് താൽക്കാലികമായിട്ട് പ്രകൃതി ഓരോ കാര്യം നടക്കാൻ വേണ്ടി ചിലവരുടെ ബുക്കിയെ തളർത്തുകയും ചിലതിനെ ഉണർത്തുകയും ചെയ്യുന്ന കൊണ്ടുള്ളതാണ് ഇപ്രകാരം ആ ഉത്തരവാദിത്ത ബോധം താൽക്കാലികമായിട്ട് മണ്ണിഭവിച്ചു ലക്ഷ്മണന് അങ്ങനെയാണ് അവസാനം സീതാദേവിയെ കട്ടുകൊണ്ടുപോകാനുള്ള എല്ലാ സന്ദർഭം അവിടെ കൊണ്ട് ഒരുങ്ങി വന്നു യാദവശാൽ കഴിഞ്ഞ ജന്മത്തിലെ ശാപത്തിന്റെ സമയം വന്നു ആ സമയത്ത് ജലന്ധർ രാക്ഷസന്റെ ഭാര്യ വൃന്ദയുടെ പാതിവൃത്തിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി ചെയ്താണ് നിർത്തിയില്ലാതെ ചെയ്താണ് അത് പിന്നെ വേഷം കെട്ടിയിട്ട് ഭർത്താവിന്റെ വേഷം കെട്ടിയിട്ടായിരുന്നു മഹാവിഷ്ണു അപ്പൊ അതോടുകൂടി കാരണം എന്താ വെച്ചാല് ജലന്ധർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്യാസാശ്രമങ്ങളും മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ തല്ലി തകർത്ത് അവരെ പിന്നെ കൊല്ലുക വെട്ടിക്കൊല്ലുക അവരുടെ യാഗ യജ്ഞാദികളൊക്കെ നശിപ്പിക്കുക അങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഒരു വിധത്തിനും തോൽപ്പിക്കാൻ ആരും വിചാരിച്ചാലും സാധിക്കില്ല അപ്പൊ മഹർഷിമാരെല്ലാം കൂടി കൂടി ബ്രഹ്മവിഷ്ണു ആശ്രമാരടുത്ത് നിന്ന് പരാതിപ്പെട്ട് ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ലല്ലോ നമ്മുടെ കുട്ടനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളിപ്പോ തൽക്കാലം വിചാരിച്ചാൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ വൃന്ദ തൊണ്ടയുടെ വാതിവൃത്തിയുള്ള കാലം വരെ ബ്രഹ്മവിഷ്ണു മഹർഷിമാർക്ക് പോലും അദ്ദേഹത്തെ തൊടാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ നിസ്സാരാന്ന് ഉപര് പറഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ ആരോടാ പറയേണ്ട എന്തെങ്കിലും മാർഗം കണ്ടേ പറ്റൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ അതുണ്ടാവും ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ ആലോചിച്ചാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു മഹാവിഷ്ണു ശിവനും കൂടി കൂടി ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരു പരിപാടി കണ്ടുപിടിച്ചു ശരി നിങ്ങൾ പൊക്കോളും ഞങ്ങൾ ശരിയാക്കാമെന്ന് അപ്പോൾ ശിവനോട് പറഞ്ഞു ജലന്ധരമായിട്ട് യുദ്ധം തുടങ്ങാൻ ആർക്കും ജയിക്കാൻ പറ്റില്ല പക്ഷെ യുദ്ധം തുടങ്ങിക്കോളും ജയിപ്പിക്കൽ ഞാനെ കൊള്ളാം അങ്ങനെ യുദ്ധം തുടങ്ങി കുറേ ദിവസം കഠിനമായ യുദ്ധം നടന്നെങ്കിൽ ആകെ വിഷമായി ഭർത്താവ് യുദ്ധം തുടങ്ങിയിട്ട് കുറേ എങ്ങനെ ഉണ്ടാവുമോ ക്ഷണിച്ചിട്ടുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി കാട്ടിൽ കൂടെ ഏകാഗിയായി ഏകാഗിനിയായിട്ട് പോയി പോകുന്ന സമയത്ത് ഏതോ രാക്ഷന്മാർ കണ്ടു പിന്നാലെ പോയി അപ്പോൾ ഓടി ഓടിപ്പോയി സന്യാസി ഇരിക്കുന്നുണ്ട് സന്യാസിയുടെ കാല് പിടിച്ച് സ്വാമിയെ എന്നെ രക്ഷിക്കണമെന്നുണ്ട് സന്യാസി കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് ഭയന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഓടി അപ്പൊ ഈ സന്യാസി നല്ല ശക്തിയുള്ള ആളാണെന്ന് മനസ്സിലായി എന്റെ കാൽക്ക് ഇരുന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവും ശിവനും തമ്മിൽ യുദ്ധം ചെയ്യാണ് അതുകൊണ്ട് ദേവി ഇത് എന്റെ ഭർത്താവ് ജയിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് എന്റെ ജലന്ധരുടെ ശവം കൊണ്ട് കുറെ ഭർത്തന്മാരും അവിടെ കൊണ്ടുവന്ന് നിർത്തി അവിടെ അത് കണ്ടോടുകൂടി ഭാര്യ അങ്ങ് ആകെ വൃന്ദ പറഞ്ഞു അയ്യോ സ്വാമി ഈ ഇത് എൻ്റെ ഭർത്താവാണ് ഈ ഭർത്താവിനെ ഇപ്പൊ ജീവിപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തലതരിച്ചാവും അങ്ങയുടെ മുമ്പിൽ എൻ്റെ രക്തം മുഴുവൻ ചിന്തി ഞാൻ ചാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്വാമി ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ നാക്കിയപ്പോൾ ജലന്ധർ പെട്ടെന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ സമയത്ത് സന്തോഷം കൊണ്ട് ഓടി ചെന്നും കെട്ടിപ്പിടിച്ചു സ്വാമി അകത്തേക്കാണ് പോയി കെട്ടിപ്പിടിച്ച സമയത്ത് ആ വേഷൻ മാറി മഹാവിഷ്ണുവായിരുന്നു അതോടുകൂടി ജലന്ധറെ ശിവന് കൊല്ലാനും പറ്റിയായിരുന്നു കുട്ടനെ എന്നെ ചതിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത ഈ ചതിവല്ല അതുകൊണ്ട് നീയും അടുത്ത ജന്മത്തെ സ്ഥലത്ത് വെച്ച് നിന്റെ പിന്നെ പാർട്ട്ണറും ഇങ്ങനെ അന്യരാൽ അപഹരിക്കപ്പെ അപഹരിക്കപ്പെട്ട് അവമാനിക്കപ്പെടുന്നവരാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശപിച്ചതാക്കുന്ന ആ ശാപത്തിന്റെ സമയം വന്നപ്പോഴേക്കും നേരെ പോലും പിന്നെ ഒരിക്കലും സീതാദേവിക്ക് പറയാൻ സാധിക്കാത്ത വാക്കുകളൊക്കെ പറയേണ്ടി വന്നു ആ കുഴുക്കത്തില്ലാത്ത ആമാടെയല്ല സീത എന്ന് പിന്നെ ഈ നമ്മുടെ മാരാര് പണ്ട് ഒന്ന് എഴുതിയിരുന്നു അതുപോലെയാണ് കാരണം അങ്ങനത്തെ വാക്കുകൾ പറയാൻ പാടില്ലാത്ത സീത എന്ത് പറഞ്ഞാലും ശരി ലക്ഷ്മണനോട് അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു അവനെ ഒരു ഒരു കത്തിയെടുത്ത് കയ്യോ കാലോ വെട്ടിയിട്ടാലും നമുക്ക് ആർക്കും സങ്കടം തോന്നില്ലേ കാരണം അതോടുകൂടി അദ്ദേഹം ചത്ത മാതിരിയായി ലക്ഷ്മണൻ പിന്നെ ജീവനുള്ള ഒരു വസ്തുവിന്റെ മാതിരി അല്ല ഉണ്ടായത് കാരണം അത്രയധികം നികൃഷ്ടമായിട്ടുള്ള വാക്കുകളോ ഉപയോഗിച്ചില്ല എന്നാലേ കൂടുതലും വിചാരിച്ചിട്ടാണ് പക്ഷെ എങ്കിലും വളരെയധികം കഷ്ടമായിപ്പോയി അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചു വന്നു അപ്പൊ ഇതാണ് ഇവിടെ സൂചന അപ്പോ എന്തേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞാൽ ഇതാണ് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഹൻ ശരി അങ്ങനെ നമുക്ക് സമാധാനമായി അപ്പൊ ഒരു കാര്യം കണ്ടു വിഷമായി അതിന് ശരിയായുള്ള കാരണം അറിയുമ്പോൾ നമുക്ക് സമാധാനം അതാണ് സവിതർക്ക് സമാധി ഇങ്ങനെ ഓരോന്നിനും അതെ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു അതിനൊക്കെ നമ്മൾ വെറുതെ വികാരപ്പെടേണ്ട ആവശ്യമില്ല തക്ക കാരണം അതിൻ്റെ അപ്പുറം ഉണ്ടാവുന്ന ഉറപ്പാണ് അത് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എന്താ ഇപ്പൊ എൻ്റെ എൻ്റെ കുട്ടിക്ക് മുച്ചറി ഉണ്ടായെന്ന് വെച്ചാൽ ആ ജനറ്റിക് കോഡ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കാണാം ആ ഡിഫക്റ്റീവ് ട്രേറ്റ് ഇങ്ങനെ വന്നു വന്നു വന്ന് ഈ കുട്ടിയിലാണ് മാനിഫെസ്റ്റ് ചെയ്തത് കാരണം അതിന് ഋതുണ്ട് ആ ഋത ഋത്മിക്കായിട്ട് ഇന്നതിലാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു കണക്കുണ്ട് അസുഖമായി പോയി എന്ത് ചെയ്യാൻ വൃത്തിയില്ല പരിഹാരം വെച്ചാൽ കാര്യം കാണുകയും കാരണം അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കാരണം അറിയുന്ന സമയത്ത് ആ വിഷമം തീർന്നു സമാധാന അവസ്ഥയെ അതിനെയാണ് സവിതർക്ക സമാധി പുരാണങ്ങൾ വായിക്കുമ്പോൾ മുഴുവൻ നമുക്ക് ഉണ്ടാ കിട്ടുന്നതായിട്ടുള്ള സമാധി സവിതർക്ക സമാധിയാണ് കാരണം എന്തിനും തക്ക കാരണം പിന്നിലുണ്ടാവും എന്റെ മകൻ തീരെ പഠിക്കുന്നില്ല കാരണം എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ച ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല പഠിക്കാതെ പോന്നാലേ അവിടെ എത്തുള്ളൂ എന്നർത്ഥം അപ്പൊ അങ്ങനെ ഓരോന്നും തക്ക കാരണം പിന്നിൽ ഉണ്ടാവുന്ന വിചാരിച്ച സമാധാനത്തോട് കൂടിയിരിക്കുന്നതാണ് സവിതർക്ക് സമാധിക്കുന്നത് ഇനി കാരണം അന്വേഷിക്കാതെ തന്നെ എന്ത് കാര്യം കണ്ടാലും അതിന് തക്ക കാരണം അപ്പുറം ഉണ്ടാവും എന്ന് പറഞ്ഞ് വികാരക്ഷോഭമില്ലാതെ സമനില തെറ്റാതിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേജാണ് നിർവിതർക്ക സമാധി അതായത് ആദ്യം സവിതർക്ക സമാധിയിൽ കാര്യത്തിന്റെ കാരണത്തെ അറിയുമ്പോൾ മാത്രമേ സമാനം ഉണ്ടാവുള്ളൂ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ് എല്ലാവരും തക്ക കാരണം ഉണ്ടാവും അതിൽ വികാരപ്പെടാനില്ല എന്ത് സംഭവിച്ചാലും അതിലൊന്നും വികാരപ്പെടണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതാണ് അപ്പൊ ഈ കാര്യത്തിൽ മാത്രം സ്ഥിരായിട്ടിരിക്കുക കാരണം അറിയാതിരുന്ന് ദുഃഖിക്കുന്ന അവരെയാണ് കാര്യസ്ഥന്മാരെന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും തക്ക കാരണം ഉണ്ടാവും എന്നറിഞ്ഞ് എന്ത് കേട്ടാലും ഇല്ലാതിരിക്കുന്ന ആരാണ് കാരണവന്മാരെന്ന് പറയുന്നത് അപ്പൊ കാരണത്തിൽ സ്ഥിരമായിട്ടിരിക്കുന്നവരാണ് കാരണവന്മാർ അപ്പൊ അതാണ് നിർവിതർക്ക സമാധി എന്ന് പറയുന്നത് അപ്പൊ ഈ നിർവിതർക്ക സമാധിയിൽ എത്തിയാലും എന്ത് കേട്ടാലും യാതൊരു വികാരക്ഷോഭവും ഇല്ല സമാധാനത്തിന് യാതൊരു വിഷമവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഉള്ളിൽ സങ്കല്പങ്ങളും ഉണ്ടാവും ചിന്തകൾ അങ്ങനെ വരുന്നു പോണു വരുന്നു പോകുന്നു അപ്പൊ സാധാരണ ഒരു ചിന്ത വന്നാൽ നമ്മൾ ആ ചിന്തയായിട്ട് അങ്ങോട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ നോക്കും ആ എന്താ അങ്ങനത്തെ ചിന്ത വരാൻ കാരണം അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ എന്റെ ചിത്രം ഇത് പോരെ ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ സംശയിച്ചുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ ഇപ്പൊ അങ്ങാടി കൂടെ എന്താ കുറെ ആൾക്കാർ വരുന്നു പോണു വന്നോട്ടെ പൊക്കോട്ടെ നമുക്കെന്താ നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ഓരോ സങ്കല്പങ്ങൾ വരും കുറച്ച് സമയം അവിടെ നിൽക്കും പിന്നെ അങ്ങ് പോകും അതുകൊണ്ട് എന്ത് സങ്കല്പം വന്നാലും സാരില്ല ഏട്ടനെ കൊന്നാല് മുഴുവൻ സ്വത്ത് കിട്ടുന്ന ഒരു സങ്കല്പം വരും അത് കുറച്ച് നേരം കഴിഞ്ഞ ആ സങ്കല്പം പോവുകയും ചെയ്തു എന്ന് വിചാരിച്ചപ്പോൾ ഞാനും അടിച്ചൊന്നും ഏട്ടനെ കുത്തിക്കൊല്ലാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ തൽക്കാലികമായിട്ട് ഒരു സങ്കല്പം വരും അതങ്ങ് പോകും അപ്പൊ സങ്കല്പങ്ങൾ വന്നാലും പോയാലും ആഗമം ആവായാലും അനിത്യാണ് അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നറിഞ്ഞ് എന്ത് നല്ല സങ്കല്പങ്ങളുണ്ട് എന്ത് ചീത്ത സങ്കല്പങ്ങളുണ്ട് ഒക്കെ വന്നോട്ടെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് യാതൊരു ബന്ധമില്ലാതെ എന്നാണ് സവിചാര സമാധി വിചാരങ്ങൾ ഉണ്ടെങ്കിലും സമാധിക്ക് യാതൊരു ഭംഗവുമില്ല എപ്പോഴും സമാധാനത്തോടു കൂടി സ്വാമി നിങ്ങൾക്ക് പിന്നെ ചിത്ത ചിന്തകൾ വരെ വരാനുണ്ടാവും ചിന്തകൾ വരുന്നവരുടെ പോയിക്കോട്ടെ മോനെ എനിക്കെന്താ ഈ അങ്ങാടി കൂടെ ആൾക്കാർ പോകുന്നു വരുന്നു എന്നല്ലാതെ കാരണം അതൊക്കെ ദൃശ്യങ്ങളല്ലേ സൃഷ്ടാവ് ഞാൻ വേറെ വേറെയല്ലേ അപ്പോൾ ഒരു സങ്കല്പം വരുന്ന പോണു ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ഞാൻ സങ്കല്പങ്ങളല്ല അതുകൊണ്ടല്ലേ എനിക്ക് കാണാൻ പറ്റുന്നു ഞാൻ ദൃഷ്ടാവാണ് ഇതൊക്കെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ എന്തായാലും എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അതാണ് സവിചാര സമാധി എന്ന് പറയുന്നത് അങ്ങനെ സവിചാര സമാധി കുറേ കഴിയുമ്പോൾ കാണാൻ സങ്കല്പങ്ങൾ ചില സമയത്ത് അങ്ങ് നിൽക്കുന്നു എന്തോ അറിയില്ല ഇപ്പോൾ ആയിട്ട് സങ്കല്പങ്ങളൊന്നും വരുന്നില്ല ചിന്തകളില്ലാതെ കുറേ സമയം വിചാരങ്ങളില്ലാത്ത അവസ്ഥ അതിനാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത് ഈ വിചാരങ്ങൾ വരുമ്പോ നമ്മള് അതിങ്ങനെ വെറുതെ കൂടെ കടന്നു അതുമായിട്ട് ഈ നമ്മള് അതുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നതാണ് അജ്ഞാനെന്നാ പറയുന്നത് അതിങ്ങനെ വന്നോട്ടെ പൊക്കോട്ടെ നമ്മള് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല അത് വെറുതെ അതിലെ വരുന്ന ഒരു പാമ്പ് ഇതിന്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ ഇതിൽ കൂടെ നടന്നാൽ പോയി ഒരു വസ്തു ചെയ്യുന്നില്ല നമ്മളെ നേരെ കുറച്ച് നമ്മൾ തുള്ളിച്ചാടി ഇതിന് മേലെ ചവിട്ടൊക്കെ ചെയ്താൽ കടി വരും അതുപോലെ ഒരു സങ്കല്പം വന്നോട്ടെ ആ സങ്കല്പം അങ്ങ് പൊക്കോളും വിചാരിക്കാം പുതിയ പക്ഷേ ഈ സങ്കല്പങ്ങൾ നമ്മൾ സ്വീകരണം കൊടുക്കാതെ അതിനോട് എതിർക്കാൻ പോവാതെ ഇരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ സങ്കല്പങ്ങൾ വരാതെ ഒന്ന് പറയുന്നത് ആ സങ്കല്പങ്ങളായിട്ട് നമുക്ക് കിട്ടിയാലാണ് വരാതെ ഇരിക്കില്ല പിന്നെ പിന്നെ വന്നുകൊണ്ട് നേരെ കുറച്ച് പാസീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരാൾ വീട്ടിൽ ചൊള്ളാനായിട്ട് ദിവസം വരുന്നു വെക്കുക നമ്മളും ഉണ്ടാകുന്നതിന് ഇരുന്നു ഒന്നും അവിടെ മിണ്ടുന്നില്ല അയാൾ എഴുന്നേറ്റ് പോയി എന്തേ വെച്ചോ അവിടെ ഒരു റെസ്പോൺസും ഇല്ല അപ്പോൾ ഫോൺ എങ്ങനെയാണ് ഫോൺ കോള് റൗഡീസ് ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഫോൺ ചെയ്യും ഓൺ ചെയ്യുന്ന സമയത്ത് ഇവരെ അവിടുന്ന് തെറി ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറയാന്ന് വെച്ചാൽ അപ്പോൾ അത് വെക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ഫോൺ ചെയ്യും ഈ തെറി പറയുന്നത് വെക്കാൻ വേണ്ടി നേരെ കുറച്ച് ഫോൺ എടുത്തു ഒരു അയോഗ്യനായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഫോൺ വെച്ചു ഒന്നും അങ്ങോട്ട് മിണ്ടുന്നില്ല പിന്നെ ഹലോ എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഫോൺ അവിടെ വെച്ചു പിന്നെ ഈ റെസ്പോൺസ് ഇല്ലാത്ത സ്ഥലത്ത് ആരും തന്നെ കാശ് ചിലവാക്കാൻ പഠിക്കും പിന്നെ അവിടെ വയ്ക്കും അങ്ങനെയാണ് ഒരു വക്കീലിനോട് ചോദിച്ചു വീട്ടിൽ റൗഡീസ് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കേണ്ട എന്താ ചെയ്യേണ്ടത് വീട്ടമ്മ ചോദിച്ച സമയത്ത് അല്ല നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേണ്ട ആളല്ല എന്ന് ശബ്ദം കേട്ട അവിടെ വെക്കുക പിന്നെയും വിളിക്കും പിന്നെയും അവിടെ വെക്കുക ഇത് ഇങ്ങനെ തുള്ളിച്ചാടി വേണ്ടാത്തരങ്ങളൊക്കെ അങ്ങോട്ട് മുടിച്ച് പറയുമ്പോൾ അത് വെക്കാൻ കേട്ട് രസിക്കാൻ വേണ്ടി അവർ പിന്നെയും പിന്നെ വിളിക്കുന്നു അതായത് റെസ്പോൺസ് ഇല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും പിന്നെ അവരതിന് മുതിരില്ല അവരുടെ കാശ് ചിലവാക്കില്ല അവരൊന്നും അപ്പം അതുപോലെ ഈ സങ്കല്പങ്ങൾ വരുന്നു പോണു വരുന്നു പോണു അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാത്ത മാതിരി ഇരിക്കുകയാണെങ്കിൽ ആ സങ്കല്പങ്ങൾ പിന്നെ വരവില്ലാതെ പോകുന്നു അപ്പം അങ്ങനെ ഈ സങ്കല്പം കെട്ടടങ്ങിയുള്ള ചില നിമിഷങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതൽ അതിൽ സ്ഥിരനിഷ്ഠ വരും സങ്കല്പില്ലാതെ അതിനാണ് നിർവിചാര സമാധി എന്ന് അപ്പൊ നിർവിചാര വിശാരതീയത് അധ്യാത്മ പ്രസാദമാണ് നിർവിചാരം എന്ന് പറഞ്ഞ അവസ്ഥ തുടർച്ചയായിട്ട് ഇങ്ങനെ കിട്ടുക ഞങ്ങൾ ബദരി പോയ സമയത്ത് ഒരു ഗുഹനുള്ളിൽ ചെന്ന സമയത്ത് അവിടെ സന്യാസി ഒരു സ്വാമിയുണ്ട് അദ്ദേഹം മുപ്പത്തെട്ട് വർഷമായിട്ട് അവിടെ ഇരിക്കാന്നാണ് പറയുന്നത് ഇപ്പോൾ നാൽപ്പത് വർഷമായി നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തൊന്നാമത്തെ വർഷമാണ് മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ കണ്ടത് അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് എന്താ അയാൾ അതിനുള്ളിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ സങ്കല്പരഹിതമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് അപ്പൊ എന്താ അയാളുടെ അനുഭവം എന്ന് വെച്ചാൽ അതാ ഇപ്പോൾ പറയാൻ പോകും അങ്ങനെ സങ്കല്പങ്ങളില്ലാതെ വിചാരങ്ങളില്ലാത്ത അവസ്ഥയ്ക്ക് നിർവിചാര സമാധി പറയും ഈ നിർവിചാര സമാധി ഉറച്ചു കഴിഞ്ഞാൽ അധ്യാത്മ പ്രസാദം ഉണ്ടാവുന്ന അവിടെ അധ്യാത്മ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാത്മ പ്രസാദം എന്ന് പറഞ്ഞാൽ മൂന്ന് വസ്തുതകൾ അനുഭവപ്പെടുക ഒന്ന് അകാരണമായി ആനന്ദം അങ്ങനെ തിരിഞ്ഞു വരിക ഉള്ളെന്ന് ആനന്ദം അങ്ങനെ തിരിഞ്ഞു വരിക അതാണ് രണ്ടാമത്തെ ജ്ഞാനോദയം ഉണ്ടാവുക എന്തിനെ കുറിച്ച് ആലോചിച്ചാലും ഞങ്ങൾ അറ്റം വരെ ഇങ്ങനെ ഒഴിവായില്ല മൂന്നാമത്തത് നിർഭയത ഭയം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ അപ്പൊ ഈ മൂന്നും അനുഭവപ്പെടും വെറുതെ ഉള്ളിൽ എപ്പോ സങ്കല്പങ്ങൾ കെട്ടടങ്ങി നിർവിചാര സമാധി വന്നാൽ ഈ നിർവിചാര സമാധിയാണ് ഭൗതിക ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ നിർവിചാര സമാധി എത്താത്ത ഏത് വ്യക്തിക്കും ചിത്തവൃത്തിയിലുള്ളതായ ഈ പ്രമാണം ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്രധാനം അയാൾ ഈ വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങളും മറ്റും മറിച്ചൊക്കെ അത് പഠിച്ച് അത് പറഞ്ഞ് അതിൽ ഭ്രമിച്ച് ഇങ്ങനെ കാലം കഴിക്കുകയെന്നാണ് പക്ഷെ നിർവിചാര സമാധിയോട് കൂടിയാണ് അദ്ദേഹത്തിന് സ്വബോധം വളരാനുള്ളതായ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ കാണാമെന്നാണ് അതിൻ്റെ ആദ്യ ലക്ഷണമാണ് അധ്യാത്മപ്രസാദം എന്ന് പറഞ്ഞാൽ അധ്യാത്മപ്രസാദം എന്ന് പറഞ്ഞാൽ ആനന്ദം അങ്ങനെ കിനിയ ഒരിക്കലും ബോറടിക്കില്ല എവിടെ ഇരുന്നാലും വളരെ ചുറുക്കോട് ഉന്മേഷത്തോടുകൂടി ഉന്മേഷത്തോടു കൂടി എന്നെ തോന്നും രണ്ടാമത് എന്താ വെച്ചാൽ എന്തിനെ കുറിച്ച് ആലോചിച്ചാലും ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല ഒക്കെ തുറന്നു ഇങ്ങനെ വെക്കതായി കിട്ടും മൂന്നാമത് ഭയം ഉണ്ടാവില്ല മരണഭയോ അല്ലെങ്കിൽ ഒരു പാമ്പ് ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ അതിന്റെ ഭയോ ഒന്നും ഭയം ഉണ്ടാവില്ല അപ്പൊ നിർഭയത ജ്ഞാനോദയം പിന്നെ ആനന്ദം ക്രിയ ഇത് മൂന്നാണ് അധ്യാത്മ പ്രസാദം ഈ അധ്യാത്മ പ്രസാദം വരുന്നതോടുകൂടി തന്നെ ആ വ്യക്തിയുടെ ബുദ്ധിക്ക് മാറ്റം വരും പരിണാമം വരുന്നതാണ് മൂന്ന് തരത്തിലുള്ള ബുദ്ധിയെ പറയുന്നു ഒന്ന് ശ്രുതബുദ്ധി ശ്രുതബുദ്ധി എന്നാൽ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടാവുന്ന അറിവാണ് ശ്രുതബുദ്ധി യുക്രബുദ്ധി എന്ന് പറഞ്ഞാൽ യുക്തിയുക്തം നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതായ അറിവുകളാണ് ഇപ്പൊ ശാസ്ത്രകാരന്മാരൊക്കെ യുക്തി ബുദ്ധി കൊണ്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് രണ്ടും അല്ലാത്ത ഹൃദം ബരാബുദ്ധി എന്ന് പറഞ്ഞ ബുദ്ധിയുണ്ട് ആ ഹൃദം ബരാബുദ്ധി എന്ന് പറഞ്ഞാൽ ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ് സാധാരണ സത്യം എന്ന് പറഞ്ഞാൽ അപേക്ഷിക സത്യം എന്നെ സംബന്ധിച്ച് സത്യം വേറൊരാളെ സംബന്ധിച്ച് സത്യമല്ല പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചും സത്യമായിട്ടുള്ള ഒരു വസ്തുവാണ് പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പാരമാർത്ഥിക സത്യമാണ് ഋതം എന്ന് പറയുന്നത് അപ്പൊ ഋണംബര ബുദ്ധി പാരമാർത്ഥിക സത്യത്തിന്റെ സ്വരൂപമായിട്ടുള്ള ഒരു ബുദ്ധി ഉള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് എപ്പോ ഈ അധ്യാത്മ പ്രസാരമായി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളതായ ഒരു ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിക്ക് സാധാരണ ബുദ്ധിക്ക് ഇല്ലാത്തതായുള്ള കഴിവുകളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വലിയ പി എച്ച് ഡിക്കാരനാണ് തലവേദനയായിട്ട് ചെന്നു ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തലവേദന ഇല്ലാതാവുന്നില്ല അത് നിർത്തിയില്ല നേരെ മറിച്ച് ഋതം ബുദ്ധി തെളിഞ്ഞിട്ടുള്ള ഒരാൾ സാരല്ല ഇപ്പം നിന്നോളും എന്ന് പറഞ്ഞാൽ നിന്നോളും അതാണ് കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ പഞ്ചഭൂതങ്ങളുടെ മേലെ അദേശ ശക്തി ഇതൊക്കെ ഹൃദം പരാബുദ്ധി തെളിഞ്ഞവരിൽ കാണാമെന്നാണ് പറയുന്നത് അപ്പൊ ഹൃദം പരാബുദ്ധി തെളിഞ്ഞ ഒരാൾ വല്ലതും പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും എല്ലാ ദേശത്തും അത് സത്യമായിരിക്കും ഒരു കാലത്തും അത് മാറ്റി പറയേണ്ടി വരില്ല എന്നർത്ഥം അങ്ങനത്തെ ഒരാൾ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകവും എല്ലാ കാലവും ആരാധിക്കപ്പെടുന്ന വസ്തുവും നേരെ കുറച്ച് ഹൃദം പരാബുദ്ധി തെളിയുന്നതിന്റെ മുമ്പ് ഒരാൾ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അതിനെതിരായിട്ടുള്ള തത്വങ്ങളൊക്കെ വരും അത് അത് ഡിസ്കാർഡ് ചെയ്യപ്പെടേണ്ടി വരും കാരണം അതൊന്നും ശരിയല്ല തോന്നും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ ആദ്യം അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് എതിരായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു അതാണ് സംഭരാബുദ്ധി തെളിഞ്ഞവരും അല്ലാത്തവരും തമ്മിൽ പറയുന്നതിലും എഴുതുന്നതിലുള്ള വ്യത്യാസം നടത്താം അപ്പൊ നമ്മുടെ യോഗവാസിഷ്ടം അഷ്ടാവക്ര ഗീത എന്ന് പറഞ്ഞ മഹത്തായുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രതംഭരാബുദ്ധി തെളിഞ്ഞതിന് ശേഷം എഴുതപ്പെട്ടത് കൊണ്ടാണ് എല്ലാ കാലത്തും അത് വിളിച്ചായിട്ട് തന്നെ നിലകൊള്ളുന്നത് അങ്ങനെ മഹാഗ്രന്ഥങ്ങളൊക്കെ തന്നെ അങ്ങനത്തെ ഒരു എഴുതപ്പെട്ടതാണ് പക്ഷെ അതിനെ നമ്മൾ പിന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആശ്രിത ബുദ്ധി മാത്രമേ ഉള്ളൂ പ്രഥമ ബുദ്ധി തെളിയില്ല അതുകൊണ്ടാണ് വിചാര വിശാരദനാവണം എന്ന് പറയാൻ കാരണം എങ്കിൽ അധ്യാത്മ പ്രസാദവും പ്രതംഭര തത്വപ്രജ്ഞ ആ സമയത്തെ പ്രജ്ഞ പ്രതംബരാബുദ്ധി എന്നാണ് പറയുന്നത് ഈ ബുദ്ധി അങ്ങനെ തെളിഞ്ഞു അപ്പോൾ അതാണ് ഈ അത് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ അവസ്ഥ നിർവിചാര സമാധിന്റെ ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ സവികല്പ സമാധിയാണ് വികല്പം ശബ്ദജ്ഞാനാനുമതി വസ്തുശൂന്യവികൽപ്പ സവികല്പ സമാധി നിർവികല്പ സമാധി രണ്ടാവസ്ഥയും കൂടി ആദ്യത്തെ സവിതർക്കം നിർവിതർക്കം സവിചാരം നിർവിചാരം നാലെണ്ണം കഴിഞ്ഞു ഇനി സവികല്പാണ് ഈ നിർവിചാര സമാധിയുടെ അവസാനത്ത് തന്നെ നമ്മൾ ഭൗതിക മണ്ഡലം വിട്ട് ആത്മീയ മണ്ഡലം തെളിഞ്ഞു കിട്ടി ഇനി ആ തെളിഞ്ഞു കിട്ടിയ ആൾക്ക് രണ്ടാവസ്ഥ ഉണ്ട് ഒന്ന് സവികല്പ സമാധിയാണ് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ രൂപത്തെയും കാണും അത് ഒരു ഭാവം ഉണ്ടാകും നമുക്ക് തേള് എന്നുള്ള ശബ്ദം കേട്ടാൽ തേളിന്റെ ഒരു രൂപം വന്നു ആ തേളിനെ സംബന്ധിച്ച് ഒരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള അമ്മ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അമ്മയെ ഓർമ്മ വരും അതോടുകൂടി മനസ്സിനൊരു തണുപ്പ് അപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ രൂപം കാണും അതിനെ സംബന്ധിച്ച് ഒരു ഭാവം ഉണ്ടാവും ഇതാണ് സാധാരണ സവികല്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ രൂപം വരും പക്ഷെ ഭാവം ഉണ്ടാവില്ല ഒരു ഭാവം ഉണ്ടാവില്ല അമ്മ എന്ന് കേട്ടാൽ ഒരു പ്രത്യേകത ഒന്നുമില്ല വെങ്കട്ടരാമൻ തിരുവണ്ണാമലയിൽ പോയി ഇരുന്നു കുറേ ഇരുന്നു അമ്മ അമ്മയും ഏട്ടനും കൂടി ചെന്നു കാണാൻ ചെന്നു എന്ത് പറഞ്ഞിട്ട് അമ്മേനെ തിരിച്ചറിയുന്നില്ല ഒരു സ്ലേറ്റും പെൻസിലും കൊടുത്തു മോനെ എന്തെങ്കിലും അമ്മയ്ക്ക് വേണ്ടി എഴുതുന്നുണ്ടെങ്കിൽ കുറെ കുത്തി വരച്ചു അത്രയും അപ്പം എന്താ വെച്ചാൽ ആ സവികൽപ്പ സമാധിയിൽ എത്തിയിട്ടുണ്ടെന്ന് അതായത് ശബ്ദമുണ്ട് കേൾക്കുന്നുണ്ട് രൂപം വരുന്നുണ്ട് പക്ഷെ ഭാവം വരുന്നില്ല പിന്നെ നിർവികൽപ്പ സമാധി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ശബ്ദം കേൾക്കുമ്പോൾ രൂപവും വരില്ല ഭാവവും വരില്ല ഇപ്പൊ ഒരു പക്ഷീന്റെ ശബ്ദം കേട്ടു അതിനെ സംബന്ധിച്ച് രൂപവും ഭാവവും നമുക്ക് വരുന്നില്ല അതുപോലെ പ്രപഞ്ചത്തിൽ ആരും നമ്മളോട് സംസാരിച്ചാലും എന്ത് കണ്ടാലും അതിനെ സംബന്ധിച്ച് ഒരു രൂപമില്ല ഭാവവുമില്ല നമ്മുടെ മനസ്സ് ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിന്റെ രൂപവും ഭാവമായിട്ട് പരിണമിക്കണം ശബ്ദം ഈ മനസ്സ് പക്ഷെ ഈ അന്ധകരണം അതിനൊന്നും തയ്യാറില്ലാത്ത ഒരു പരിണാമത്തെ പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാമത് അതിന് രൂപം കൊണ്ട് നമ്മുടെ മുമ്പിൽ ഓരോ വേഷം കെട്ടി നമ്മളെ രസിപ്പിക്കാനുള്ള ആ അവസ്ഥ വിട്ടു നിർത്താണ് അതാണ് നിർവികൽപ്പ സമാധി നിർവികൽപ്പ സമാധിയിലെത്തുമ്പോൾ ശബ്ദം കേട്ടാലോ എന്ത് കണ്ടാലോ അത് അത് സംബന്ധിച്ച് യാതൊരു ഭാവനയും ഉള്ളിൽ ഉണ്ടാവില്ല അത് നിർവികൽപ്പ സമാധി എന്ന് പറയും ഈ നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ശബ്ദമില്ല സ്പർശരൂപരസഗന്ധാദികളൊന്നുമില്ല അതൊക്കെ അനുഭവപ്പെട്ടാലും അതിനെ സംബന്ധിച്ച് ഒരു വായിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ പഞ്ചസാര എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാവില്ല ഇത് മധുരമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇതുമായിട്ട് ഈ ലോകമായിട്ടുള്ള സകല ബന്ധം മുട്ടിരിക്കുന്ന ഒരാളാണ് ആ നിർവേൽപ്പ സമാധി കുറെക്കാലം അങ്ങനെ തുടരുകയാണെങ്കിൽ കാലക്രമേണ അദ്ദേഹം സ്വന്തമായിട്ട് ഉണരില്ല വേറെ ഉണർത്തിയാലേ ഉണരുന്നു അതിനാണ് ബ്രഹ്മവിദ്വരി എന്ന് പറയുന്നത് അത് നിർബീജാവസ്ഥയാണ് അവസ്ഥയാണ് ആ ബീജം നശിക്കുകയാണ് രണ്ടാമത് തിരിച്ചു വരാനുള്ളതായ അവസ്ഥ നശിച്ചു പോവുകയാണ് അദ്ദേഹം അത് എന്നേക്കുമായിട്ട് ഈ ഭൗതിക മണ്ഡലം വിട്ടിട്ട് ഈ ചിത്തവൃത്തികളുടെ ഒരു അഭാവം പരിപൂർണമായിട്ട് സംഭവിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് അദ്ദേഹം ഉണരാൻ പോവാണ് അതിൽ ആദ്യത്തെ സ്റ്റേജാണ് സ്വന്തമായിട്ട് ഉണരില്ല വേറൊരാൾ ഉണർത്തിയാലേ ഉണരുള്ളൂ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് സ്വന്തമായിട്ട് ഉണരില്ല ആരെങ്കിലും ഉണർത്തിയാലും ഉണരില്ല അവസ്ഥ ആ അവസ്ഥയിൽ ജീവന്റെ യാതൊരു ലക്ഷണം ഉണ്ടാവില്ല മരിച്ചതിന്റെ ലക്ഷണം ഉണ്ടാവില്ല അത് അത്യുന്നതമായ അവസ്ഥയിൽ പ്രാപിച്ചിരിക്കുന്ന ഒരു മഹായോഗീശ്വരന്റെ അവസ്ഥയാണ് ദേഹം തന്നെ ഉണ്ടാവും ചീയൊന്നുമില്ല ഒരു ദുർഗന്ധമൊന്നും വരില്ല പിന്നെ ജോയിന്റ് ഒക്കെ ശരിക്കും കൊണ്ടിരിക്കും അത് മരിച്ചതിന്റെ യാതൊരു ലക്ഷണവുമില്ല ജീവന്റെ ലക്ഷണം ഹാർട്ട് അടിക്കുന്നില്ല ഇല്ല നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതികരണമൊന്നുമില്ല ഇപ്പൊ ഇവിടെ ബാക്കി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാവത്തിൽ സമാധിസ്ഥനായിട്ട് കുറെ കാലം എന്നിട്ട് പിന്നെ ഉണ്ടാവുന്നത് വരാം അത് സബീജ സമാധിയാണ് നിർബീജ സമാധിയാണെങ്കിൽ പിന്നെ ഉണർന്നു വെക്കില്ല അപ്പൊ ബീജം ഉണ്ട് നടത്തും അത് നിർവികൽപ്പ സമാധിയിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക നിർവികൽപ്പ സമാധി വരെ എത്തുന്നതാണ് ഇനി ആ സാഹിബ് ആ അവസ്ഥയിൽ കുറെ കാലാണ്ട് ഇരിക്കുകയാണ് ഭൗതികമായിട്ടുള്ള മോഹങ്ങളൊന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിർബീജ അവസ്ഥയിലേക്ക് പോകുന്നു അപ്പൊ അങ്ങനത്തെ അവസ്ഥ നിർബീജ ഉണരില്ല വേറെ ഉണക്കിയാ ഉണരുന്ന് പറയുന്നുണ്ടല്ലോ ആ അവസ്ഥയിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പേ അങ്ങനെയുണ്ട് നിർവീരത്വ സമാധിയുടെ കുറെ അങ്ങ് പോയാൽ അങ്ങനെയാണ് അപ്പൊ ആർമി ഹിമാലയത്തിൽ ഒരു വലിയ പാർപ്പത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പൊ അവര് കയറൊക്കെ കെട്ടിയിട്ടാണ് ആ പാറയുടെ നടുക്കാണ് ആ പൊത്ത് അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ നോക്കാൻ വേണ്ടി ഒരു കയർ കെട്ടിയിട്ട് വന്നിട്ട് ഈ ഹെഡ്ലൈറ്റ് വെച്ച് നോക്കി ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇരുന്ന് താമസിക്കുന്നു അപ്പൊ കുറെ സമയത്ത് നോക്കിയപ്പോ ആ സ്ത്രീ മെല്ലെ കണ്ണു തുറന്നൊന്ന് നോക്കി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും കണ്ണടച്ചാതെ മാതിരി അവിടെ ഇരുന്നു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഹിമാലയത്തിൽ പല സ്ഥലത്തുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആഹാരം വേണ്ട അന്തരീക്ഷത്തിലുള്ളതായ ജലാംശം സ്കിന്ന് കൂടി കയറും പിന്നെ സൗരോർജം നേരിട്ട് നമ്മുടെ പ്രാണമയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ജീവനോട് കൂടി വളരെ ജീവിക്കും അതോ യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ആശ്രയിക്കാതെ നിലനിൽക്കാനുള്ള ഒരു മഹത്തായ കഴിവ് ഈ ഇതിനുണ്ട് തന്നെ ഈ പിന്നെ പ്രാണമേ ശരീരത്തിനുണ്ടെന്നാണ് ആ പ്രാണനാണ് പിന്നെ ബാക്കി എല്ലാവരും നിലനിർത്തുക എത്ര ഭൗതിക പദാർത്ഥം നമ്മുടെ ശരീരത്തിലുണ്ടാകും മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഒന്നും കേടുവരില്ല യാതൊരു തരത്തിൽ അതിന് ഒന്നാന്തരം ഒരു ഓറ ഉണ്ടാവും ആ ഓറയിൽ ജന്തുക്കളോ അല്ലെങ്കിൽ അണുക്കളോ ഒന്നും ബാധിക്കാത്ത അത്ര അധികം വളരെയധികം വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ വർണ്ണത്തോടു കൂടിയ ഒരു ഓറ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ അവർക്ക് എത്ര കാലം വേണമെങ്കിലും ആഹാരം ഇല്ലാതെ അങ്ങനെയൊക്കെ കഴിയാതെ അങ്ങനെ ഈ പിന്നെ നമ്മൾ ഈ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കണപ്പോ രത്തൻ സിംഗ് എന്ന് പറഞ്ഞ കോഴിക്കോട് നാനൂറ്റി പതിനൊന്ന് ദിവസം വെറും പച്ചവെള്ളം കുടിച്ചിട്ട് അദ്ദേഹം ദയവായി കഴിഞ്ഞു വേറെ ആഹാരമൊന്നും കഴിച്ചില്ല ആദ്യം പതിനെട്ട് കിലോ കുറഞ്ഞു പിന്നെ മൂന്ന് കിലോ കൂടി അങ്ങനെ പതിനഞ്ച് കിലോന്റെ കുറവ് മാത്രമായിട്ട് അദ്ദേഹം നാനൂറ്റി പതിനൊന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ എത്രയോ ആൾക്കാർ എന്നിട്ട് ഒരു എട്ട് പത്തോളം സംഘടനകൾ വന്നിട്ട് ഡോക്ടേഴ്സ് വന്നിട്ട് ഡെയിലി ബ്ലഡ് എടുക്കലും മൂത്രം പരിശോധിക്കലും മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗുരു ഉണ്ട് ഋഷികേശൻ ഉള്ളോട്ട് അതേ വെള്ളം കുടിച്ചില്ല പോലും വെള്ളം കുടിച്ചില്ലെങ്കിലും ഈ പിന്നെ അന്തരീക്ഷത്തിലുള്ളതായ വാട്ടർ പാർട്ടിക്കിളിനെ ഇമ്പൈബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് സ്കിന്നിനുണ്ട് അപ്പോൾ ഓക്സിജൻ കിട്ടും വെള്ളം കിട്ടും പിന്നെ പ്രാണശക്തി മുഴുവനും ആഹാരത്തിൽ കൂടെ അല്ലാതെ സൗരോർജ്ജം നേരിട്ട് എടുക്കുകയും ചെയ്യാന്ന് പറയുന്നത് ഗംഗോത്രിയിൽ ഞങ്ങൾ മഹാത്മാവിനെ കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ആറ് മാസം ഏപ്രിൽ വരെ അത് ഗുഹേനുള്ളിൽ ഉള്ളിൽ മുഴുവനും അഞ്ചാറേഴ് അടി പൊക്കത്തിൽ ഐസ് മുടി ഉണ്ടാവും അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു how do you manage your food അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് സൗരോർജ്ജം ആഹാരത്തെ കൂടി വേണ്ടേ കിട്ടാൻ അത് നേരിട്ട് തന്നെ നമുക്ക് എടുക്കാനുള്ള വഴി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആഹാരത്തൊക്കെ നമ്മൾ ശീലിച്ചുകൊണ്ട് ഇങ്ങനെ ആവുകയാണെന്ന് മാത്രം നേരെ കുറച്ച് അങ്ങനെയുള്ള മഹാത്മാക്കളെ കൂടെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ അതും സാധ്യമാണ് ഒരു ദിവസം നാല് നേരം ഉണ്ണുന്നവരുണ്ട് മൂന്ന് നേരം ഉണ്ണുന്നവരുണ്ട് രണ്ട് നേരം ഉണ്ണുന്നവരുണ്ട് ഒരു നേരം മാത്രം ഉണ്ടായിരുന്നു അതെങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുന്നു വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരം ഒപ്പപ്പെടുന്നതാണ് ഒരാൾ പറയുകയാണ് ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ ആഹാരം കഴിക്കുള്ളൂ രാവിലെ കുറച്ച് വെള്ളം കുടിക്കും രാത്രി വെള്ളം കുടിക്കും വേറൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരീരം ഇണങ്ങും രണ്ടു നേരം ആഹാരം കഴിക്കുള്ളൂ രാവിലെയും രാത്രി മാത്രം ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇണങ്ങി കിട്ടും ഞാൻ രാവിലെ പിടിപ്പത് കഴിക്കും പിന്നെ ആ ദിവസം ഒന്നും കഴിക്കില്ല എന്ന് അതിനനുസരിച്ചാണ് നമ്മളെ മരിച്ച നാരായണൻകുട്ടി സാറൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഒന്നരാട് ഒരു ഗുണയായിരുന്നു പക്ഷെ ആൾ തടിയൊക്കെ വളരെ ഉഷാറാണ് യാതൊരു കുഴപ്പമില്ല എല്ലാ സമയത്തൊക്കെ വെള്ളം കുടിക്കില്ല അപ്പോൾ ശീലിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ നഷ്ടം അങ്ങനെ നമ്മൾ വികാരങ്ങളൊക്കെ നിയന്ത്രിച്ച് വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ കോസ്മിക് എനർജി നേരിട്ട് നമ്മളെ ബയോപ്ലാസ്മിക് സിസ്റ്റത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സംവിധാനം അവിടെ ഉണ്ട് അതിന് നമുക്ക് എന്തൊക്കെ വേണോ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെ വേണോ അത് മുഴുവനും ഇപ്പോൾ ആകാശം ആകാശത്തിന്റെ അമ്പത് ശതമാനം ബാക്കിയൊക്കെ മറ്റേ നാല് ഭൂതങ്ങളല്ലേ അങ്ങനെ ഓരോ ഭൂതം എടുക്കുകയാണെങ്കിൽ അതിൽ നാല് ശതമാനം പിന്നെ ഈ അമ്പത് ശതമാനം ആ ഭൂതം ബാക്കിയൊക്കെ മറ്റേതുമാണ് അപ്പൊ നമ്മളുള്ളിൽ ഉള്ളിൽ എല്ലാം ഉണ്ടെന്നർത്ഥം അല്ലാണ്ട് അത് നഷ്ടപ്പെടാത്ത അതിനെ നിലനിർത്താനുള്ളതായ സംവിധാനം പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുമുണ്ട് അപ്പോൾ ആ ഒരു മെക്കാനിസം ഉണ്ട് എന്ന് അറിയാതെ നമ്മൾ മൂന്ന് നേരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് അത് അതേ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മളെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇത്ര അധികം ആഹാരമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്നതാണ് ഇപ്പോൾ സൂര്യയോഗ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇതുണ്ടല്ല സൂര്യ സൂര്യോപാസകൻ എന്നുണ്ട് ആ സൂര്യോപാസകന്റെ ഇത് പ്രകാരം എങ്ങനെയാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി രോഗം വന്നതിനെ തടുക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനുള്ള ശക്തി എല്ലാം സൂര്യന്ന് കിട്ടുന്നതാണ് പറയുന്നത് സൗരോർജ്ജം കിട്ടുന്നു പറയുന്നു അങ്ങനെയാണ് ഇപ്പൊ ഇയാളും ഈ രത്തൻ സിംഗും അങ്ങനെയാണ് സൂര്യനെ പതിനഞ്ച് മിനിറ്റ് സൂര്യനിലേക്ക് നോക്കുക വെളിച്ചം ഏൽക്കുക പിന്നെ സൂര്യന്റെ റേഡിയേഷൻ ഉള്ളതായിട്ടുള്ള മണ്ണിൽ കൂടി അല്ലെങ്കിൽ മണലിൽ കൂടി തത്വവാദനായിട്ട് നടക്കുക അതൊക്കെ മതി എന്നാ പറയുന്നത് എത്രയോ ആൾക്കാരുടെ വലിയ വലിയ സൂക്കടുകളൊക്കെ അങ്ങനെ മാറുന്നുണ്ട് എന്നാ പറയുന്നത് അത് നാച്ചുറലായിട്ട് ചില മെത്തേഡ്സ് അപ്പൊ ഈ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ സവിതർക്ക പിന്നെ സബീജ സമാധി നിർവീജ സമാധി സബീജ സമാധിയിൽ സവിതർക്ക സമാധി നിർവിതർക്ക സമാധി സവിചാര സമാധി നിർവിചാര സമാധി സവിയൽപ്പ സമാധി നിർവേൽപ്പ സമാധി ഈ നിർവേൽപ്പ സമാധി വരെയുള്ള ആൾക്കാരെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞവരെ പിന്നെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല അവരപ്പഴേക്ക് ഇൻറ്റീരിയറായിട്ട് വല്ല വഴിക്കും പോയി അവിടെ നിൽക്കുകയും അങ്ങനെ വല്ലവരെയും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാർ വേറെ ഉണ്ടാവും മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ അപ്പോൾ ശ്രീകൃഷ്ണന്റെ ഏട്ടൻ ഒരു പിന്നെ ആശ്രമത്തിൽ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് വന്നിക്കാൻ അപ്പൊ ഒരാൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം വാളെടുത്ത് തലവെട്ടി എന്നൊക്കെ പറയുന്ന കഥ ഉണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മഹത്യാവ അദ്ദേഹം ഈ ഉണരാത്ത സമാധിയിൽ ഇരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹത്തെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാൽ തന്നെ നമുക്ക് അയാളുടെ ഓറയുടെ മഹത്തായിട്ടുള്ള ഒരു റേഡിയേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാൻ അതിൻ്റെ അടുത്തിരുന്നുകൊണ്ടെന്നാണ് മഹാത്മാക്കളുടെ മഹാത്മാക്കളുടെ സമാധിയായിട്ടുള്ള സ്ഥലത്തിരുന്ന് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് വലിയ കാര്യം കിട്ടുന്നതാണ് അപ്പോൾ സെയിൻസ് ഒക്കെ അങ്ങനെയാണല്ലോ സെയിൻസ് എന്ന് പറഞ്ഞാൽ പുണ്യാളന്മാർ സമാധിയായി അർത്ഥം ചെയ്ത സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ വലിയ വലിയ സിദ്ധികളൊക്കെ ഉണ്ടാവുന്നതാണ് വലിയ മഹാരോഗങ്ങളൊക്കെ മാറിക്കിട്ടുക ഉണ്ടായതൊക്കെ അപ്പം അതുപോലെയുള്ള മഹാത്മാക്കളുടെ ഇതാണ് അതുപോലെ ഉള്ള മഹാത്മാക്കൾ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി എത്രയോ ആൾക്കാർ ധ്യാനം ചെയ്യാൻ വരും അങ്ങനത്തെ ഒരാളെയാണ് ബലരാമൻ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞത് പിന്നെ ആ ബ്രഹ്മത്യ ഭാവം തീരാൻ വേണ്ടി ഭാരതത്തിലുള്ള സർവ തീർത്ഥ സ്ഥലങ്ങളിലും പോയി മുങ്ങി എന്നൊക്കെ പറയുന്ന കഥകളുണ്ടല്ലോ അതാണ് അത് കഴിഞ്ഞ് നിർബീജ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വളർത്താം പക്ഷെ വളർത്തൽ എന്തിനാന്നുള്ളതാണ് വളർത്തേണ്ട ആവശ്യമില്ല പിന്നെ അവസാനം ഒരിക്കലും ഉണരാത്ത മാതിരി ഇരിക്കുകയും ചെയ്യുന്നു സ്വന്തമായിട്ട് ഉണരില്ല വേറെ ആൾ ഉണർത്തിയാലും ഉണരില്ല അങ്ങനെയുള്ള ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ പോയി പതിനെട്ടോ ഇരുപതോ കിലോമീറ്റർ നീളം അതിൽ നിറച്ച് ബാബുമാരാണെന്ന് പറഞ്ഞത് അതൊക്കെ ഈ ഈ അവസ്ഥയിലുള്ള അവസ്ഥയിൽ മേലോ പോയിട്ടുള്ള ഈ നിർവികൽപ്പ സമാധി ആയി കഴിഞ്ഞാൽ പിന്നെ അവരാരും പുറത്തേക്ക് വരാൻ ഇഷ്ടപ്പെടില്ല കാരണം ഭൗതിക പ്രപഞ്ചമായിട്ട് ബന്ധപ്പെടാനുള്ള യാതൊരു കാരണങ്ങളും അവർക്ക് ഇല്ലാതെ പോയി അവരിപ്പോൾ അവരെ യഥാർത്ഥ സത്യത്തിലേക്ക് മിക്കവാറും ഉണർന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങോട്ട് രണ്ടാമത് വരില്ല എന്നാണ് അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്ന പിന്നെ ഇരുന്നിട്ട് അവസാനത്തെ ആ അവസ്ഥ വരെ ഇരുന്നിട്ട് അങ്ങ് സാധിക്കാറ് അതൊന്നും ഭൗതിക ലോകമായിട്ട് ബന്ധമല്ല അങ്ങനത്തെ അവസ്ഥയിൽ എത്തിയിട്ടുള്ളവരെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് അതുവരെയുള്ള ഒരു അവസ്ഥ നമുക്ക് അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ പോയി കണ്ടോളണം കണ്ടവിടെ ഇരുന്നാലും ചിലപ്പോൾ ആകർഷിക്കപ്പെട്ട് നമ്മൾ തിരിച്ചു പോകുന്നൊന്നും വരില്ല അവിടെ തന്നെ ഇരിക്കാൻ കാരണം അവർ ആ മാഗ്നറ്റിസം ഗംഗോത്രിയിലുള്ള അംസ പരമാത്മാവിനെ ഞങ്ങൾ കാണാൻ പോയിട്ട് അവിടെ പോരാൻ തോന്നുന്നതല്ല രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന പൂവല്ലേ എന്ന് പറഞ്ഞപ്പോൾ പൂവല്ലേ എന്ന് പറഞ്ഞ് ഭിന്നിയിരിക്കുന്നത് അത് പോരാൻ തോന്നുന്നില്ല അങ്ങനെ മാഗ്നസ് അട്രാക്ഷനാണ് കാരണം നമ്മൾ ജീവനെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്താണോ അത് അവിടെ ഉണ്ടെന്ന് അർത്ഥം അതിന് എത്തണമല്ലോ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ മെല്ലെ അടുപ്പിക്കാൻ അപ്പോൾ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും അന്ന് നമ്മൾ ആദ്യം ശ്രവണമാണ് പിന്നെ മന്നം ചെയ്യാണ് പിന്നെ കുറേശ്ശെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങനെ സമാധിയുടെ അവസ്ഥകളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെ വഴിക്ക് വഴി കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത മന്ത്രം അത് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങ് സാധിക്കുക അപ്പം സത്യതായി ബാബയ്ക്ക് ചെറുപ്പത്തിലെ അസാധാരണമായിട്ടുള്ള ഈ ദിവ്യഭാവം ഉണർന്നു കിട്ടി അമൃതാനന്ദമയ അമ്മയ്ക്ക് കിട്ടി രവിശങ്കറിനും അന്ന് ചെറുപ്പത്തിലെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ശൈലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ചില പോപ്പുമാരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ അസാധാരണങ്ങളൊക്കെ കാണിച്ചതായി പറയും science by birth by birth അവർക്ക് ഈ വിശേഷം ഉണ്ടാവുന്നൊക്കെ അതിന് കാരണം എന്താണെന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സംസ്കാരത്തിന്റെ അറ്റം ആയിരിക്കാം അവിടുന്ന് സാധിച്ചില്ല സാധിക്കാൻ വേണ്ടി വേറെ ജന്മെടുത്തു എന്ന് വേണം വിചാരിക്കാൻ അതായത് ഭാവപ്രത്യം എന്ന് പറയും ഭവിക്കുക അങ്ങനെ സംഭവിക്കുക പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ചിലവർ ജനിക്കുന്നതിന് കോടീശ്വരന്മാരുടെ മക്കളായിട്ടാണ് അപ്പൊ അവർ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചിലവർ ജനിക്കുന്നത് മഹാദരിദ്രവാസികളുടെ മക്കളായിട്ടായിരുന്നു അവർ സ്വന്തം വേണം കുടിൽ കെട്ടാനോ ആഹാരം സമ്പാദിക്കാനോ ഒക്കെ സ്വന്തം തന്നെ അധ്വാനിച്ചിട്ട് വേണം ഇതുപോലെ തന്നെ നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കണം വല്ലതും പഠിച്ചിട്ടും ആത്മാക്കളെ കണ്ടിട്ടും ഒക്കെ അങ്ങനെ അറിയണം ചിലവരങ്ങനെ ജന്മനാ തന്നെ ഈ അറിവ് പൊട്ടി വളരുന്നു പെട്ടെന്ന് കണ്ട് ഉണരാണ് അപ്പോൾ മുൻ മുമ്പേ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിരിക്കാം എന്ന് പറയുന്നില്ലേ പ്രത്യേകം എന്നാ പറയുക ഇങ്ങനെ സാധനമൊന്നും ഇല്ലാതെ ചെറുപ്പത്തിലെ ചിലവരൊക്കെ വളരെയധികം കേമായിട്ട് മഹാത്മ്യം പ്രകടാക്കുന്നുണ്ട് അതെന്താ അങ്ങനെ അവരെ അവരെവിടുന്ന ഈ സാമാധ്യമൊക്കെ അനുഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നു ജന്മനാ തന്നെ ജന്മ ഔഷധ മന്ത്ര തപ സമാധിച്ച സിദ്ധയാന്നാണ് ഈ അഞ്ചു തരത്തിലാണ് ഇത് സിദ്ധിക്കുക എന്ന് പറയുന്നത് അതായത് ജന്മനാ സിദ്ധിക്കുന്നതിനാണ് ഭാവപ്രത്യം എന്ന് പറയുന്നത് അങ്ങനെ ഈ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ട് വേണം അതൊക്കെ സാധിക്കാൻ നല്ല വ്യാഖ്യാനമാണ് വായിച്ചു സുറ മുമുക്ഷുക്കളായിട്ടുള്ളവർക്ക് അവർക്ക് സമയം നഷ്ടപ്പെടുത്തിയേ ഇനിയിപ്പോ വരുന്ന മൂന്ന് മാസം കഴിഞ്ഞാല് കുഞ്ഞു കുഞ്ഞുമോളുടെ കല്യാണമാണ് അതിന്റെ തിരക്കൊക്കെ അല്ലേ അതുകൊണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാവാം നമ്മുടെ വായനൊക്കെ എന്ന് പറയും മന്ദ മന്ദമൂക്ഷുക്കളായിട്ടവർ നേരെ കുറച്ച് മോക്ഷുക്കളാകുമ്പോൾ അത് ആ സമയത്തല്ലേ പതിനേകാലിനല്ലേ മുഹൂർത്തം നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് നിർത്താം പതിനൊന്നര പതിനേകാലിന് അത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്നരക്ക് പിന്നെയും തുടങ്ങാം അവർക്ക് ആ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ ആ പേരിൽ അവരൊന്നും നീട്ടി വെക്കില്ല എന്നാണ് അപ്പോൾ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ശങ്കര ഭഗവത്പാദന് പറഞ്ഞതെന്ന് വെച്ചാൽ തീക്കൊള്ളി കൈകൊണ്ടെടുത്ത് ഇടുന്നതായിരിക്കണം കുറേ അധികം സമയം വെച്ചിട്ടില്ലല്ലോ അങ്ങനെയായിരിക്കണം ഭൗതിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം മാത്രം അതിൽ ഇടപെടുക കഴിഞ്ഞ ഉടനെ പിൻവാങ്ങും ചെയ്യാം എന്നിട്ട് സമയം മുഴുവനത്തിൽ അത് ആ തീവ്രമുഷുക്കളുടെ സ്വഭാവമാണ് മറ്റവർക്കും മന്ദാധികാരികൾക്കും മധ്യമാധികാരികൾക്കും പലതരം വിശേഷങ്ങൾ കാരണമായിട്ട് ഇത് വളരെ അകലെയാണ് വിശേഷങ്ങൾ കുറേ പറഞ്ഞാൽ തടസ്സം നടത്താണ് അതായത് ജീവന്റെ മുന്നോട്ടുള്ള ഗതിക്കുള്ള തടസ്സങ്ങൾ എന്ന് അർത്ഥം വിശേഷം വീട്ടിൽ എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ജീവന്റെ മുന്നോട്ടുള്ള ഗതിക്കുള്ള തടസ്സം എന്തൊക്കെയാണ് അച്ഛന്റെ സപ്തതി ആഘോഷം എന്ന് പറഞ്ഞാൽ കഴിയുന്നവരെ വേറൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല അർത്ഥം ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ കഴിയുന്നവരെ മറ്റൊന്നും ചിന്തിക്കാൻ സൗകര്യമില്ല എന്നർത്ഥം അങ്ങനെ പലതരം വിശേഷങ്ങളും കാരണമായിട്ട് മന്ദാധികാരികൾക്കും മധ്യമാധികാരികൾക്കും ഈ ഒരവസ്ഥ വളരെ അകലെയാണ് ഇത് എങ്ങനെയാണ് ഈ അതാണ് പിന്നെ തൽപരംപുരുഷ ഖ്യാതയെ ഗുണവതൃഷ്ണ ഇതിന്റെ കൂടുതൽ കൂടുതൽ മരണം ചെയ്യാം അതായത് കാലം കുറച്ചേ ഉള്ളൂ അത് ആയുസ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡ് സൂചി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഭാഗം ആയുസ് നിന്ന് വെട്ടി വെട്ടി കളയുന്നു അതുകൊണ്ട് എനിക്ക് ആയുസ് ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതിൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാരണ്ടി ഉള്ളൂ അത് കഴിഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നും പറയാൻ പറ്റില്ല പിന്നെ എത്ര കാലം ഇത് സ്വാധീനത്തിൽ ഇരിക്കുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ജന്മം കൊണ്ട് സാധിക്കാവുന്ന മഹത്തായുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള അറിവ് കിട്ടുകയും ചെയ്തു ഇത് കഴിഞ്ഞാൽ പിന്നെ കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം പത കളയരുതായി മരണം വരുമെന്ന് വരുമിനി എന്ന് നിനച്ചിഹ കരുതുക സതതം നാരായണജ എന്ന് പറയുന്ന മാതിരി എപ്പോഴും നമ്മൾ വളരെയധികം വിവേകത്തോടു കൂടി സമയം നഷ്ടപ്പെട്ടാതെ അധികം കാലസേവ എന്ന് പറയാം കാലത്തെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒഴിവുള്ള സമയം മുഴുവനും ആ മന്നത്തിൽ തന്നെ മനസ്സിനെ നിർത്തിക്കൊണ്ടിരിക്കുക നിരന്തരം നിർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറേ കഴിയുന്ന സമയത്ത് അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ആവശ്യങ്ങളും മൂന്നായിരിക്കും ജീവിതത്തിൽ അതിൽ അനാവശ്യങ്ങളൊക്കെ ആദ്യം ഒഴിവാക്കും പിന്നെ കുറേ കഴിയുമ്പോൾ അത്യാവശ്യം ആവശ്യത്തിൽ ആവശ്യം അങ്ങ് ഒഴിവാക്കാൻ തുടങ്ങും പല അമ്മാവന്റെ മോന്റെ മോൻ്റെ കല്യാണമല്ലേ മോൻ്റെ മോന്റെ കല്യാണമല്ലേ മോനിപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടിട്ടുണ്ട് അതിന്റെ കല്യാണത്തിന് ഇപ്പോ സാരമില്ല എനിക്ക് കുറച്ച് തിരക്കും ബഹളക്കാണ് ഇവിടെ അതുകൊണ്ട് ഉണ്ണി പോയാൽ മതി പോകുമ്പോൾ പറഞ്ഞോളൂ അച്ഛനും കുറച്ച് തിരക്കാണ് പറഞ്ഞോളൂ അല്ലെങ്കിൽ സുഹൃത്തിനോട് പറഞ്ഞേൽപ്പിക്കാം അതെ അങ്ങനെയൊക്കെ അത്യാവശ്യം ഒഴികെ ആവശ്യങ്ങളും കുറെ എണ്ണം ഒഴിവാക്കാൻ പറ്റുന്ന ആവശ്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അത്യാവശ്യങ്ങളും പറഞ്ഞ സംഗതി ഉണ്ടാവില്ല എല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഇപ്പൊ എനിക്ക് രണ്ട് കാലം തളർന്നു കിടക്കുന്ന ഒരാളെ എങ്ങനെ കല്യാണത്തിന് പോകാൻ പറ്റുമോ അപ്പൊ നമുക്ക് എല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ട് അതുപോലെ സങ്കല്പിക്കും മറ്റവരെന്നാണ് അതായത് എൻ്റെ സമയം അത്യാവശ്യം ഞാൻ ചെന്നില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല എന്നുണ്ടെങ്കിൽ പോകണം അല്ല നടക്കുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ആവശ്യം അത്യാവശ്യം അനാവശ്യം മൂന്നും തിരിച്ച് ആദ്യം അനാവശ്യം കളഞ്ഞ് പിന്നെ ആവശ്യങ്ങളിലും ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം ഏതാണ് ആവശ്യത്തിലെ അത്യാവശ്യം അനാവശ്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ പോയി പോയി പോയി അത്യാവശ്യം കൂടാതെ കഴിയുന്നതിന് മാത്രം ഭൗതിക നമ്മളെ സമയം ബാക്കിയുള്ള സമയമൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതാണ് ഈ ഇതിനെന്ന് പറഞ്ഞത് ആരാധന രീതി ഇനി പറയാൻ പോകുന്നുണ്ടല്ലോ പിന്നെ ഏത് തരത്തിലായിരിക്കണം ഇതിന് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എണ്ണി പറയുന്നുണ്ട് അതിലേതാ നമുക്ക് പറ്റുന്ന വെച്ചാൽ അതിൽ ഇപ്പൊ മന്ത്രമാണെന്ന് വെച്ചാൽ മന്ത്രം പിന്നെ ജപിച്ചുകൊണ്ടിരിക്കുക ആ മന്ത്രദേവതയെ ഉപാസിക്കുക അതിൻ്റെ സങ്കല്പത്തിൽ ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ വചനങ്ങളെ പ്രകൃതിക്കുന്ന തരത്തിലുള്ള മരണം ചെയ്യുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസർഗത്തിലിരിക്കുക അപ്പൊ അവിടെ ഒരു സത്സംഗം കണ്ട് അവിടെ ഒരു അകന്ന ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ മെല്ലെ അത് ഒഴിവാക്കിയിട്ട് കുട്ടികൾ ആരെങ്കിലും പറഞ്ഞു ഇതിൽ പോവുക അങ്ങനെയൊക്കെ ഇങ്ങനെ വകഭേദം വരുത്താൻ തുടങ്ങുന്നതാണ് പിന്നെ ആനം കൊണ്ട് സാധിക്കുന്നത് ഈശ്വര പ്രധാനം ഈശ്വരനിൽ പ്രധാനം ഈശ്വരനിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണം എന്നാണ് അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ഒരു സംശയം വരും അപ്പോൾ ഉടനെ ഈശ്വരനെ കുറിച്ചുള്ള നിർവചനം പറയാണ് പതഞ്ജലി മഹർഷി സാധാരണ സ്വേശ്വര സാഖ്യം എന്ന് പതഞ്ജലി യോഗസൂത്രത്തെ പറയാനൊരു കാരണതാണ് ഈശ്വരൻ അംഗീകരിച്ചു പോയി അതുകൊണ്ട് അദ്വൈത ഹാനി വന്നു അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് കുറച്ച് പ്രസക്തി നഷ്ടായി എന്ന് പ്രഭാഷകന്മാരിങ്ങനെ പറയാറുണ്ട് വാസ്തവത്തിൽ ശങ്കരാചാര്യര് ഈശ്വരന് കൊടുത്ത അതേ നിർവചനമാണ് പതഞ്ജലി പറഞ്ഞത് നിത്യശുദ്ധ ഉദ്ധമുക്ത സ്വരൂപ ഈശ്വര എന്ന് പറഞ്ഞു കാമകർമ്മ വാസനാശ്രയ ലിംഗം ജീവാന്നു ശങ്കരഭഗവത്പാദൻ പറഞ്ഞാണ് ഇദ്ദേഹം ഈ പിന്നെ പന്തിരി മഹർഷി പറഞ്ഞ ഈശ്വരൻ എന്നുള്ളതിന്റെ ആ ഇതൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ അർത്ഥങ്ങളിൽ പടി ക്ലേശ കർമ്മ വിഭാഗ ആശയ രമാമർഷ പുരുഷവിശേഷ ഈശ്വര എന്ന് ക്ലേശം കർമ്മം വിഭാഗം ആശയം ഇതിന്റെ ഒന്നും ബാധയില്ലാത്ത പുരുഷവിശേഷനെ ഈശ്വരൻ എന്ന് പറയുന്നതാണ് ക്ലേശം എന്ന് പറഞ്ഞാൽ എന്താണ് അവിദ്യ അസ്മിത രാഗം ദോഷ അഭിനിവേശം ഈ അഞ്ചും ബാധിക്കാത്ത അവിദ്യ അവിദ്യ എന്ന് പറഞ്ഞാല് എന്താണ് അശുചിയെ ശുചിയായി കണക്കാക്കുക പിന്നെ അനിത്യത്തെ നിത്യമായി കണക്കാക്കുക ജഡത്തെ ചൈതന്യമായി തോന്നുക നേരെ തലയെടുത്ത് മനസ്സിലാക്കുക അതാണ് അവിദ്യ അസ്മിത എന്ന് പറഞ്ഞാൽ അഖണ്ഡമായതിനെ കണ്ടമായിട്ട് കാണുക അസ്മിത രാഗം എന്ന് പറഞ്ഞാൽ ദീന്ന് സോങ് കിട്ടുന്നു വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ സുഖാനുഷീരാഗ നീന്ന് സുഖം കിട്ടും സുഖം കിട്ടും എന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ കൂടുക ദുഃഖാനുഷീ ദ്വേഷ അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആവില്ല എന്ന് പറഞ്ഞ് നല്ലതിൽ നിന്ന് വിട്ടു നിൽക്കുക ദ്വേഷം അപ്പോ രാഗം ദ്വേഷം അഭിനിവേശം അഭിനിവേശം എന്ന് പറഞ്ഞാൽ എടുത്തിയായിട്ടാണ് ഭവിഷ്യത്തും നോക്കാതെ അവിടെ നാല് ഏക്കർ സ്ഥലം കിട്ടാണ്ട് വളരെ ലാഭത്തിൽ പറഞ്ഞ് ഉടനെ അച്ചാരം കൊടുത്തത് വാങ്ങി വാങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ നിങ്ങളെന്തൊരു വിട്ടിത്തറ ഇതാ അതിലേതാ പൊന്നുമ്പിൾക്ക് എടുത്തിട്ട് ഈ നാഷണൽ ഹൈവേ വരാൻ പോവാണ് ഇപ്പൊ നിങ്ങൾക്ക് കൊടുത്ത കാശും കൂടി ഇനി കിട്ടലുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് അപ്പൊ അഭിനിവേശം എന്ന് പറയുന്നത് ധവംശം പിന്നെ പറയുന്നത് അപ്പോൾ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു പുരുഷവിശേഷമാണ് ക്ലേശം കർമ്മം പാപകർമ്മം പുണ്യപാപ പുണ്യ മിശ്രകർമ്മം പുണ്യപാപരഹിതകർമ്മം ഇതും ബാധിക്കാത്ത ദുർവിശേഷം പിന്നെ കർമാശയം കർമ്മവിഭാഗം കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മസംസ്കാരം കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം ഇതൊന്നും ബാധിക്കാത്ത പുരുഷവിശേഷമാണ് ഇതൊന്നും അങ്ങോട്ട് ബാധകമല്ല എന്നർത്ഥം നിത്യശുദ്ധ ഉദ്ധമുക്ത സ്വരൂപ ശങ്കരഭഗവത്പാ പറഞ്ഞ അദ്ദേഹമായിട്ട് തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞതല്ലോ ഇതിനെയാണ് ഈശ്വരൻ ഉദ്ദേശിക്കുന്നു അവിടെ തന്നെ വ്യക്തമാക്കി ആ ഈശ്വര പ്रणിധാനാദ്വാ എന്ന് പറഞ്ഞ നിർഗുണം ധ്യാനം എന്നുള്ള അർത്ഥമല്ലേ വരിക ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയെ ധ്യാനിക്കാൻ നിർഗുണ ധ്യാനം അർത്ഥം അത് ആണ് ഒന്ന് ഒന്ന് പറയാം ഈശ്വര പ്रणിധാനാദ്വ പിന്നെ Mm-hmm. ക്ലേശകർമ്മ വിഭാഗ ആശയവിശേഷ എന്ന് പറഞ്ഞ ഒന്നിനെ ഒന്നിനെ സമാന്തരമായിട്ട് വേറൊന്ന് പറയാണ്ടാവുമ്പോൾ സാതിശയം നിരതിശയം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സമാനമായിട്ട് മറ്റൊന്ന് പറയാനില്ലാതാവുമ്പോൾ അപ്പൊ ഇത് വേറൊന്നും സമാനമായിട്ട് ഈ ലോകത്ത് ഇല്ലാന്ന് വിഭാഗിക്കപ്പെടാൻ കഴിയാത്തതുകൊണ്ട് പണ്ട് പണ്ടുണ്ടായിരുന്നവർക്ക് പോലും ഗുരുവാണ് ഈ ഒരു അവസ്ഥ അവിടെ ഈശ്വരൻ തന്നെ പറയാനുള്ളത് ഈ ഈശ്വരൻ മുമ്പുള്ളവർക്ക് പോലും മുമ്പേ ഉള്ള ആളാവുണ്ട് അപൂർവം എന്നാണ് ഏതൊന്നിനും മുമ്പേ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതിനാണ് അപൂർവം എന്ന് പറയുന്നത് പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു അപൂർവം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ വേറൊന്നും ഇല്ലാത്തതെന്ന് അർത്ഥം അപ്പോൾ ഗുരു കാലേന സകലർക്കും ഗുരുവാണ് ഈശ്വരൻ ഈ കൊണ്ട് കാലം കൊണ്ട് വിച്ഛേദിക്കാൻ കഴിയാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവർക്കും പണ്ടുണ്ടായിരുന്നവർക്ക് പോലും പൂർവേഷാമവി ഗുരു കാലേന അനവച്ഛേദാലാണ് പേര് പറയുകയാണെങ്കിൽ പ്രണവം എന്ന് പറയാം പ്രകർഷേന നവം ഒരിക്കലും പുതുമ പാടാത്ത മടുക്കാത്തതാണ് എവർ ഫ്രഷ് എന്ന് എന്നൊരു വാക്ക് വേണമെങ്കിൽ ഇതിന് യോജിക്കുന്നു ഒരിക്കൽ ഒരിക്കലും മടുക്കാത്തതാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മടുപ്പ് എന്ന് പറഞ്ഞ സംഗതിയില്ല ബാക്കി എന്ത് കിട്ടിയാലും മടുക്കും പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ മടുക്കാത്തത് അതുകൊണ്ടാണ് പ്രകർഷേണം നവം പ്രണവ അതിന് ജപിച്ചാലും മതി അതിന്റെ അർത്ഥത്തെ ഭാവന ചെയ്താലും മതി പ്രണവത്തിന് അർത്ഥമുണ്ടല്ലോ ആ അർത്ഥത്തെ മനനം ചെയ്താൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും ഏതൊന്നിൽ നിന്ന് ചെയ്യുന്നു ഏതൊന്ന് നിലനിൽക്കുന്നു ഏതൊന്ന് ലയിക്കുന്നു അതാണ് ഈ സത്യവസ്തു അതിന്റെ അർത്ഥം മനനം ചെയ്താൽ കിട്ടും അല്ല അത് മനനം ചെയ്യാ പിന്നെ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ ഈ ലോകത്തുള്ള സകല തന്മാത്രകളും ശബ്ദ തന്മാത്രകളും ഈ മൂന്നിലും അടക്കം ചെയ്യും അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതായിട്ടുള്ള ഒരു ഏക സ്പന്ദനം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ അതുപോലെ ജപിച്ചാൽ തന്നെ ഈ കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ തെളിഞ്ഞു കിട്ടുന്നതാണ് കാലത്തെയും ദേശത്തിന്റെയും അതിർവരമ്പുകളൊക്കെ അടക്കം ഈ സൗണ്ട് ഈ സൗണ്ട് വരും അതുകൊണ്ട് അതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ കാലത്തെയും ദേശത്തെയും അതികടന്നിട്ടുള്ള മഹാതത്വം നമുക്ക് ബോധ്യ ബോധവതയം ഉണ്ടാവും അങ്ങനെ നമ്മൾ ബോധസ്വരൂപിയായിട്ടുള്ള കാലദേശാതീതമായുള്ള മഹാ പ്രജ്ഞയാണെന്ന് തെളിഞ്ഞു കിട്ടുന്നതാണ് വെറുതെ ജപിച്ചാലും മതി തജ്ജപ തദാർത്ഥഭാഗം തുടക്കത്തിൽ അങ്ങനെ മതി കാരണം നമ്മളെ സ്ഥൂലമായ മനസ്സുകൊണ്ടാണ് ആദ്യം ആരാധന തുടങ്ങുന്നത് അപ്പോൾ ഗണപതിയുടെ രൂപമോ അല്ലെങ്കിൽ ശിവന്റെ രൂപമോ ഏതെങ്കിലും ഒരു രൂപം വെച്ചിട്ട് അതിലാണ് ഭട്ടതിരിപ്പാട് അങ്ങനെയല്ലേ തുടങ്ങിയത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കണ്ട് ഇതാണ് സദസ്സ് എന്ന് അങ്ങ് സങ്കല്പിച്ചു കുറെ കഴിഞ്ഞതിന് ശേഷം സാന്തനാനന്ദ അവബോധം ആത്മക അനുഭവമിലോ കാലദേശാവതിഭ്യ എന്നൊക്കെ പിന്നീടും തെളിഞ്ഞു കിട്ടിയത് അതുപോലെ നമ്മൾ ഒന്നിൽ ആരാധന അർപ്പിച്ചു കഴിഞ്ഞാൽ കുറെ മനസ്സതിൽ ലയം പ്രാപിക്കുന്നതിനനുസരിച്ച് മഹാതത്വം ഇങ്ങനെ വളർന്നു വരും അപ്പൊ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങിയാൽ മതി എന്നാണ് തുടക്കം ഒന്നിലാവണം എന്നാൽ കാലക്രമേണ ബാക്കിയല്ല വ്യക്തമായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മള് ഓൾ ഹാർട്ടഡ് ആയിട്ട് നമ്മളെ ശ്രദ്ധ മുഴുവനും അതിനങ്ങ് സമർപ്പിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് എല്ലാം ബാക്കി ഒഴിവാക്കി തരുന്നത് അത് പണ്ട് ഒരുപാട് പറഞ്ഞല്ലോ ഒന്നിനെ നമ്മളാണ് സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ ബാക്കി കാര്യമൊക്കെ അതായിക്കോളില്ലേ എന്ന് പറഞ്ഞു അതാണ് ഈ പറഞ്ഞത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒരു വക്കീലിനെ അടുത്ത് നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളായി വാദിക്കലും മറ്റു മോശമൊക്കെ നമ്മൾ പിന്നെ പോവും വേണ്ട അതിന്റെ വേദാറും വിഷമമൊന്നുമില്ല അത് പറഞ്ഞ മാതിരി നമ്മളൊന്നിലാണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സമർപ്പിത വസ്തുവിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒളിവായി ഇങ്ങനെ വരും പിന്നെ അതിന്റെ ഉത്തരവാദിത്തമാണ് ബാക്കിയെല്ലാം നടത്തണം പ്രായാഭാവം അകത്തേക്ക് നമുക്ക് പിന്നെ അകത്തേക്കുള്ള ഉൾ ഉള്ളിലേക്കുള്ള പ്രവേശനം വർദ്ധിക്കുകയും ബാഹ്യലോകത്തോടുള്ള ആകർഷണം കുറഞ്ഞു വരികയും ചെയ്യും ഈ പ്രണവം പിന്നെ ഉള്ളിൽ എങ്ങനെ ഒളിവായി കിട്ടുന്ന സമയത്ത് അകത്തേക്കുള്ള ആകർഷണം കൂടുക പുറത്തേക്കുള്ള ആകർഷണം കുറയുക പിന്നെ സ്വാതന്ത്ര്യം ജപിക്കാനുള്ള അധികാരം കൊടുക്കുക എന്നാണ് പിന്നെ ബാക്കി എല്ലാം വിട്ടും നിർഗുണമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വീണ്ടും പിന്നെ ആർക്കും അതിന്റെ അവകാശികൾ ആരാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ആവാറുണ്ട് മാതിരിയാണ് മറ്റേ മേൽക്കുമേൽ പോകേണ്ട മാർഗങ്ങളും വായിക്കും ആനന്ദേനും ചെല്ലും ഗുരു ഒരു മന്ത്രം കൊടുത്താൽ അതിന്റെ സൗണ്ട് വൈബ്രേഷൻ എത്ര ഉണ്ടോ അത്ര ഉണ്ടേ നമ്മൾ എത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ മേലെ മേലോട്ടുള്ള മന്ത്രം പിന്നെ കിട്ടിയിട്ട് പോകണം ഇതതെല്ലാം ഒരു ഏതും ഒരു ആദ്യം ഒരു അവസാനം വരെയൊക്കെ പറ്റുന്ന ഒരു മന്ത്രമാണ് അപ്പൊ നമ്മൾ ഷോർട്ട് സമന്ത്രമൊക്കെ ജീവിക്കുന്ന അതേമാതിരി തന്നെയാണ് ഓങ്കാരം പ്രണവമന്ത്രം ഓങ്കാരം എല്ലാ ഇതിലും അതേ നമ്മളിപ്പോ ഒരു കടപ്പുറത്ത് നിന്ന് കണ്ണടച്ചിരുന്നാൽ ഓങ്കാരാണ് കേൾക്കുക പിന്നെ കാട്ടിൽ ചെന്ന് വെറ്റിക്കിരിക്കുകയാണെങ്കിൽ ഓങ്കാരാണ് കേൾക്കുക പിന്നെ വെറുതെ നമ്മൾ വെറ്റക്കിരിക്കുന്ന സമയത്തും അതെ വേറെ ശബ്ദമൊന്നും ഇല്ലെങ്കിൽ ഓങ്കാരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് ബാക്കി എല്ലാ മന്ത്രങ്ങളും ജീവിക്കുന്ന മാതിരിയാണ് ഒമ്പത് തടസ്സങ്ങൾ ഒരു ജീവൻ മുന്നോട്ടുള്ള ഗതിക്കുള്ള ഒമ്പത് തടസ്സങ്ങളാണ് ഒന്നാമത്തെ വ്യാധി രണ്ടാമത്തെ സ്ഥാനം വ്യാധി സ്ഥാനം സംശയം പ്രമാദം ആലസ്യം അവിരതി ഭ്രാന്തി ദർശനം അലബ്ധഭൂമിയത്വം അനവസ്ഥിയത്വം ഈ ഒമ്പത് തടസ്സങ്ങളാണ് ആ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തതാക്കുകയാണ് വായിച്ചോളൂ വ്യാധി എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഒരു ദുഃഖം നല്ലൊരു തലവേദന അല്ലെങ്കിൽ വയറുവേദന ഉണ്ടായെങ്കിൽ ബാക്കിയൊന്നും നടക്കില്ല വ്യാധിയാണ് ഒരു തടസ്സം ചിലർക്ക് ജന്മനാ വ്യാധികൾ ഉണ്ടാവും അവർക്ക് അതിൻ്റെ പരിധിയിലല്ലാതെ അതിൻ്റെ അപ്പുറം പോകാൻ സാധിക്കില്ല വ്യാധി സ്ത്യാനം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായ തടസ്സങ്ങളാണ് അപ്പം പോകുന്ന വഴിക്ക് ഒരു അണക്കെട്ട് പൊട്ടി അവിടെ വെള്ളപ്പൊക്കമാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഒരു ഇലക്ട്രിക് കമ്പി പൊട്ടിച്ചാടി കിടക്കുകയാണ് യാത്ര നിരോധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു ആന വരണ്ട ഓടി അതിലൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തടസ്സം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സുനാമി വന്നു അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായി എന്തെങ്കിലും ഒരു ലഹള അവിടെ നടക്കുന്നു അങ്ങനെ ആ പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം നമ്മുടെ ജീവന് മുന്നോട്ടുള്ള ഗതിക്ക് വരുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പൊ വ്യാധി ധ്യാനം സംശയം കുട്ടികൾക്ക് ഉണ്ടാവുക കാരണം അതൊക്കെ വെറും അമ്മക്കാണ് വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന ഇടപാടാന്നൊക്കെ പറഞ്ഞു നിന്ദിച്ച് എന്ന് പിന്തിരിക്കുക തമോ ഗുണത്തിന് വിഷയം ഊർജം വലിക്കുന്നത് വരെ ആരും വിശ്വസിക്കരുത് കാരണം എന്ന് വെച്ചാൽ അത് വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങളും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അതുമയമായി ഇവന് പെരുമാറാൻ പറ്റുള്ളൂ ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വാംസമപി കഷരി സദൃശം ജ്യേഷ്ഠതയെ സുസ്യാ പ്രകൃതി ജ്ഞാനവാനപി what ever the spiritual height when one is expressing the world outside the primitive colour കളർന്നു അരവിന്ദ് യോഗി പറഞ്ഞു ഈ കാരണം ഇന്ദ്രൻ ഗുണം കിട്ടിയില്ല ഞാൻ എത്രയോ കാലം ധ്യാനിച്ചു നോക്കിയിട്ട് എനിക്ക് യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങി പോരുന്നതാണ് ഇപ്പൊ രവിശങ്കർ അവിടെയൊക്കെ ഞങ്ങളവിടെ ഉള്ള കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും ഒക്കെ തന്നെ രവിശങ്കര ക്ലാസ്സിൽ പോകും പോയിട്ട് പോയിട്ടൊക്കെ പറയണം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ദുദർശനക്രിയ ചെന്നപ്പോഴേക്ക് ലെവൻ തൗസൻഡ് കെ വി വൈദ്യുതി ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന മാതിരി ഒരു അനുഭവം മാത്രമല്ല മൂക്കിൽ എന്തൊരു സുഗന്ധം എത്ര ദിവസം കഴിഞ്ഞ് പോകാത്ത ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അയാൾ അതിൽ പോയപ്പോഴല്ലേ നമുക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര തിരക്ക് പോകും കുട്ടികൾ സ്ഥലമില്ലാതെ ഇരിക്കുക അവർ ജാതി മതം വർഗമൊന്നും നോക്കുന്നില്ല കാരണം സ്വാനുഭവം കിട്ടിക്കഴിയുമ്പേ ഒരു രസം ഉണ്ടാവുമല്ലോ സ്കൂൾ വിട്ട് വന്നാൽ ഈ ചോക്ലേറ്റ് എടുത്ത് തരും അല്ലെങ്കിലോ അല്ലെങ്കിൽ തരില്ല എന്നാൽ പിന്നെ ആ ചോക്ലേറ്റ് വിചാരിച്ച് പോകും ഒരു കേദാർനാഥിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് പുറത്ത് നമ്മൾ യാത്ര ചെയ്യും പതിനാല് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ ചക്കര കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എത്തിയാൽ ഈ കഴുതകൾക്ക് ചക്കര ചക്കര കലക്കി കൊടുക്കും അപ്പൊ ആ ഒരൊറ്റ ധാരണയിൽ ഒരു ഏഴ് കിലോമീറ്റർ പോകുന്ന അറിയില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് വീണ്ടും കിട്ടുന്നുണ്ട് അതും അപ്പൊ അവരെ പ്രധാനപ്പെട്ട സ്ഥിരതാണ് നമ്മൾ വിചാരിക്കും പാവം ഒരു ദിവസമെങ്കിലും ഇവർക്ക് ലീവ് കിട്ടിയെങ്കിൽ പക്ഷെ അവരെ വിചാരം അതല്ല ഒരു ദിവസം മേലോട്ട് കയറിയില്ലെങ്കിൽ ചക്കര പോയല്ലോ എന്നുള്ളത് അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയത് കൊടുത്തിട്ടാണ് അറിവില്ലാത്ത കാലത്ത് നമ്മൾ പിന്നെ അവരെ ഇപ്പൊ സ്വർഗത്ത് പോകും മറ്റാണെച്ചാൽ നരകത്ത് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഭ്രമിപ്പിക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മൾ സത്യത്തെ അറിയാനാണെന്നുള്ള കാര്യം കുറെ കഴിയുമ്പോഴല്ലേ ബുദ്ധിയാവുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു പ്രതിഫലം ഉദ്ദേശിച്ച് തന്നെ ആവണം അതായത് രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ അമ്പലത്തിൽ ഒരുപാട് കൊടുക്കുന്നൊക്കെ നല്ലതാണ് പറഞ്ഞാൽ രോഗം വരാതിരിക്കാൻ ദുരന്തങ്ങൾ വന്നിട്ടില്ലാത്ത ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവിടെ ഇന്ന വഴിപാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനൊരു ദാർഢ്യം വരാണ് ദൃഢത വരാണ് ഒരു വിശ്വാസം വരിക ഞാൻ നിനക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും വരില്ല എന്ന് പറഞ്ഞാൽ ധൈര്യവും ഒരു കർമ്മശേഷി ഉണ്ടാവാൻ അവർക്ക് സഹായകരം അപ്പൊ ആ അവസ്ഥയാണ് നേരെ കുറച്ച് മേലോട്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എന്ത് ലക്ഷ്യം വയ്ക്കാം ഈ മാനസിക തലത്തിലോ ബുദ്ധിതലത്തിലോ ശാരീരിക തലത്തിലോ എന്തെങ്കിലും ഒരു സിദ്ധി വേണമെന്നല്ലേ ലക്ഷ്യം ആ സിദ്ധി മുഴുവനും എൻ്റെ യഥാർത്ഥ സ്വരൂപം തെളിയുന്നതിനും വിപരീതമാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ആ ലെവലിലാണ് ഒരു ലക്ഷ്യം ഉണ്ടാവരുതെന്ന് പറയുന്നത് അപ്പോൾ കണ്ടതും കേട്ടതിൽ നിന്ന് കംപ്ലീറ്റ് വിടുതൽ പ്രാപിക്കണം എന്നാണ് പറയുന്നത് അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത് കാര്യം ചിലർക്ക് പെട്ടെന്ന് ആ അനുഭവം കിട്ടും ചിലർക്ക് കിട്ടുന്നില്ല ബ്രഹ്മാതി ശിവകി എന്ന് പറഞ്ഞെന്താ വെച്ചാൽ യുവാതരായിട്ടുള്ള എല്ലാ പലർക്കും പിന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും ചിലർക്ക് കുറെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ചിലർക്ക് കുട്ടികളെ ഉണ്ടാവുന്നില്ല അതുപോലെ ചിലവര് സ്പിരിച്വൽ ഇമ്പോർട്ടൻസി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കാണുന്നുണ്ട് എന്നാണ് അതിനെന്താ കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളും അവർ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിലൊന്നും പറയുന്നില്ല കാരണം അതിനുള്ള യോഗം ഇരിക്കാം എന്നാണ് അപ്പോൾ ഈ പിന്നെ ഒരു കപ്പിളുണ്ട് മാരി ചെയ്ത മക്കളൊന്നുമില്ല അവർ ഇത് നോക്കി നാടിഗ്രന്ഥം നോക്കിയ സമയത്ത് ഒരു പ്രിൻസിപ്പാളാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞ ഈ ജന്മം നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല നിങ്ങൾ ബാക്കി പറഞ്ഞൊക്കെ ശരിയാണ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ അമ്മ നിങ്ങളെ കാണാതെ മരിച്ചതാണ് ആ അമ്മയാണ് ഇപ്പോൾ സഹോദരിയായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജന്മം നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ അതൊരു യോഗമാണല്ലോ അപ്പോൾ ഇപ്പോൾ നിർത്തിയില്ല അതുപോലെ ഈ പിന്നെ നമ്മളെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ധുവന്റെ മുമ്പിൽ എന്നിട്ട് പിന്നെ ചെറിയൊരു മിന്നലാട്ടം മാത്രമല്ലേ കണ്ടുള്ളൂ ഒരു നാരദർക്കും അതെ ഒരു മിന്നൽ പ്രകാശം മാത്രം കണ്ട് ഈ ജന്മത്തിൽ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ജന്മത്തിലാണ് എന്നിട്ട് പിന്നെയുള്ള അപ്പൊ അതുപോലെ ചിലവർക്ക് ചിലതിനുള്ള യോഗ ഉണ്ടാവുള്ളൂ പിന്നെ അതിനപ്പുറം അപ്പുറം ഇതൊക്കെ കർമ്മത്തിന്റെ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ടെന്നാണ് പറയുന്നത് ധ്യാനം സംശയം പ്രമാദം ആലസ്യം അഭിരതി ഭ്രാന്തി ദർശനം അലബ്ധൗമയത്വം അനവസ്ഥിതത്വം അനവസ്ഥിതത്വം എന്ന് പറഞ്ഞാല് അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് മറഞ്ഞു പോകും അത് സ്ഥിരമായിട്ട് നിൽക്കില്ല അതുകൊണ്ട് ഒരു നിരാശ എന്തോ അറിയില്ല ആദ്യമൊക്കെ എനിക്ക് ചിലപ്പോൾ ഒരു ആനന്ദമൊക്കെ കിട്ടിയിരുന്നു ഇപ്പം എന്തോ ധ്യാനിച്ചിട്ട് ഒക്കെ പക്കം തൂങ്ങുകയാണ് അതേ ഒരു ഉന്മേഷമില്ല അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ തടസ്സങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ എന്താ വേണ്ടതെന്ന് പറയണ്ട ഇനി അടുത്ത് അഞ്ച് ഉപദർശങ്ങളും കൂടി പറയണ്ടല്ലോ ദുഃഖം ദൗർമനസ്യം അംഗമേദ്യത്വം ശ്വാസം പ്രശ്വാസം ഈ കാഡറിൽ ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഇതാണല്ലോ അധികാരി പേരുന്നതാണ് അധികാരി പേരുന്നത് സി കുറെ പേര് അപ്പിയർ ചെയ്യുന്ന കൊല്ലം കുറച്ച് പേര് വരുന്നല്ലേ അപ്പിയർ ചെയ്യുള്ളൂ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ അഞ്ചാം ക്ലാസ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയണമാതിരി ഈ റിവല്യൂഷൻകാരിൽ പലവരും ഉണ്ടാവും ഇപ്പൊ ചിലവരും ഗുരുക്കന്മാരെടുത്ത് ഇപ്പൊ പത്ത് ശിഷ്യന്മാരുടെ പത്ത് പേരും പത്ത് തരത്തിലായിരിക്കാം അവരെ ലെവല് അപ്പൊ ഓരോരുത്തർ ആ ലെവലിനനുസരിച്ച് ഗ്രഹിക്കും അതിനനുസരിച്ച് കടന്നു പോകും ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കും സമൂഹത്തെ സംബന്ധിച്ച് ബ്രഹ്മാണ്ടത്തെ സംബന്ധിച്ച് ഒന്ന് അതിദൈവികം അതിഭൗതികം അതി ആത്മീയം എന്ന് പറയില്ലേ പിന്നെ മാനസികമായ കാര്യങ്ങൾ അത് വരുമ്പോൾ ഉണ്ടാവുന്ന മനുഷ്യന്റെ ക്ഷോഭാണ് മനസ്സിൽ ആഗ്രഹങ്ങൾ ബറയിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ബറയിലാണ് ശ്വാസം പ്രശ്വാസം പ്രാണായാമ സമയം അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കാണുന്നത് ഈ അഞ്ച് തടസ്സങ്ങൾ അഞ്ച് പതിനാല് ശാസ്ത്രങ്ങളാണ് ഒരു ജീവന്റെ മുന്നോട്ടുള്ള ഗതിക്ക് അടുത്ത തൽപ്രതിഷേധം തൽപ്രതി മുഴുവനും നമുക്ക് കൂടുതൽ കിട്ടാൻ ഒരൊറ്റ കാര്യം മതി ഏകതത്വം അതാ വിവേകാനന്ദൻ പറഞ്ഞ take up one idea make that one idea your life think of it dream of Leave all the other things aside, that is the way to success, that is how great men are made. Made you know some place, some food, some person, don't suit you, avoid them. If you are very particular, go to a more place, leaving all the company good or bad. And do sadhana. Within six months, you will be a perfect yogi in the world. ആറ് മാസമാണ് ഈ എല്ലാ ലക്ഷണത്തോടു കൂടി ഹോൾ ഹാർട്ടഡായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആറ് മാസം കൊണ്ട് തന്നെ നമുക്കൊരു യോഗ്യാവാൻ പറ്റും എന്ന് വിവേകാനന്ദൻ പറയുന്നത് അപ്പോൾ ഏകതത്വ അഭ്യാസമുണ്ട് അപ്പോൾ ഏകതത്വ അഭ്യാസത്തെ മുറുകെ പിടിച്ചാൽ ബാക്കിയെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഗവേഷണം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തെങ്ങോലിയെ കുറിച്ച് ഗവേഷണം തുടങ്ങുകയാണെങ്കിലും കെമിസ്ട്രി അറിയണം ഫിസിക്സ് അറിയണം പിന്നെ ലോ ആൻഡ് ഓർഡർ അറിയണം എല്ലാ ശാസ്ത്രവും അറിയണം മനഃശാസ്ത്രം മറ്റേ സകല ശാസ്ത്രം ഒരു ഗവേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ അറിയേണ്ടി വരും ഒക്കെ റെഫർ ചെയ്യേണ്ടി വരും അതുപോലെ ഏകതത്വാഭ്യാസം ഒരു തത്വത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിലാണ് സോൾവ് എനിക്ക് വേറെ ഒന്നും അറിയണ്ട എനിക്ക് ഗുരുവായൂരപ്പം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തം പിടിച്ചാൽ മതി കാലക്രമേണ അതിൽ ഈ പതിനാല് അത് പിടിച്ചാൽ പിടിച്ചതായിരിക്കണം പിന്നെ വേറെ ഒന്നും ഇപ്പോൾ സ്നേഹത്തോടു കൂടി ഭാര്യയെ വേണ്ട മാതിരി നോക്കി കൊണ്ടു നടന്നു അവനാനും വല്ല തളർച്ചയെ വാദം കഴിഞ്ഞാൽ അങ്ങോട്ടും അതേമാതിരി നോക്കുന്നു എന്നെ മാതിരി അപ്പം അങ്ങോട്ട് നല്ലോണം നോക്കി അങ്ങോട്ടും അതേമാതിരി എന്ത് ദുഃഖം വന്നാൽ വാസുദത്തയുടെ തോഴിയുടെ കഥ പറയില്ലേ അവസാനം പിന്നെ മോശം കിട്ടിയപ്പോൾ അതിനും കിട്ടിയ അതൊരു സാധനം ചെയ്തിട്ടില്ല ഒരു മെറിറ്റുമില്ല പക്ഷെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരാളെ സെർവ് ചെയ്തു എന്നുള്ള ആ സർവീസ് മഹാഭാരതം പറയുന്നത് ഗുരു എന്നല്ല ഗുരുവിലുള്ള വിശ്വാസം എന്ന തന്തുവിൽ കൂടിയാണ് ജ്ഞാനോദയ ഉണ്ടാവുക ഗുരു അജ്ഞാനിയാവാം ജ്ഞാനിയാവാം കണ്ടുപിടിക്കാനാവാം എന്താവാം പക്ഷെ അത് എന്റെ ഗുരുനാഥൻ അങ്ങേയറ്റത്തെ ആളാന്ന് പറഞ്ഞിട്ട് മുറുക പിടിച്ചിട്ട് ആ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ച് അങ്ങനെ വെച്ചാൽ ഗുരു ആരായാലും പിന്നെ ജ്ഞാനോദയം ഉണ്ടാവണം ഭക്തി കൂടിയാണ് ആ വിശ്വാസം കൂടിയാണ് പിന്നെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് എപ്പോഴും ഉന്മേഷം ഉണ്ടാവും ഉന്മേഷം അല്ലാതെ ഒന്നും ഉണ്ടാവില്ല കാരണം സർവ്വ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ നമുക്കൊരു പ്രശ്നം നിൽക്കാം എനിക്കൊരു ഒരു അമ്പതിനായിരം അവിടെ കൊടുക്കാനുണ്ട് രണ്ട് ലക്ഷം അവിടെ കൊടുക്കാനുണ്ട് പിന്നെ ഇവിടെ എൻ്റെ മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനുണ്ട് വീടാണ് വെച്ചാൽ പണയത്തിലാണ് എടുക്കാണ്ട് എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത് അപ്പം പഴയ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മളെ ക്ലാസ്മേറ്റ് ആണ് അന്വേഷിച്ച് ഇങ്ങനെ വന്നു ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് പുറത്തു പോയി നോക്കുമ്പോൾ എന്നെ മനസ്സിലായി അടി മീശും മറ്റും മറിച്ചൊക്കെ നരച്ചൊക്കെ മനസ്സിലായില്ല എന്നാലും നമ്മൾ പ്രൈമറി സ്കൂളിൽ ഒന്നിച്ച് ബെഞ്ചിന്മേൽ ഇരുന്നിട്ട് പെൻസിൽ കൊണ്ട് കൊത്തും തമ്മിൽ കൊത്തും കൂടിയൊക്കെ ഓർക്കേണ്ടതാണ് ഇവരാ കലിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് സംഗതി പിന്നെ എന്താന്ന് എൻ്റെ ഭർത്താവ് നീ എവിടെയായിരുന്നു ഇപ്പൊ ഞാനും കുറെ കാലം സ്വിറ്റ്സർലാൻഡിലായിരുന്നു അവിടുന്ന് പിന്നെ അമേരിക്കയിലായിരുന്നു കാനഡയിലാണ് ഇപ്പൊ എല്ലാം പിന്നെ മക്കളെയൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഞാനിപ്പോ സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഇനി ബാക്കി കാലം താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭർത്താവിപ്പോൾ പറയാതിരിക്കാൻ നല്ലത് കാരണം കുറേയൊക്കെ പ്രായതും മറ്റും കുറച്ച് എന്താ വെച്ചാൽ പറയണോ എനിക്കിപ്പോ എന്നെ സഹായിക്കാനുള്ള കഴിവൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറയണം അവിടെ രണ്ടു ലക്ഷം മറ്റൊരു ഒരു ലക്ഷം കുട്ടികളൊക്കെ അത്രയുള്ളൂ എനിക്കിപ്പോ ഒരു ഒരു അമ്പത് വേണമെങ്കിൽ ഞാൻ എന്റെ കയ്യിലിപ്പോൾ തരാനുണ്ട് അപ്പൊ ഞാൻ ഏറ്റു നീ ആക്കെ വിടും നമുക്കൊന്ന് നടക്കാൻ പോവാം എന്റെ പൈസേൻ്റെ പ്രശ്നത്തിൽ ഞാൻ തീർത്തേടോ നീ അതൊന്നും ബേജാറാണ്ട നീ വാ എന്റെ കൂടെ നമുക്ക് കുറച്ച് നടക്കാൻ പോവുക ഒക്കെ കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് പിന്നെ യാതൊരു പ്രശ്നമില്ല നമ്മളിങ്ങനെ തുള്ളിച്ചാടി വളരെ സന്തോഷത്തിൽ ഇതല്ല ഓരോ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നമ്മളെ ഈ ആലസ്യത്തിന് പ്രധാന കാരണം അതാണ് ശരീരവും മനസ്സും ബുദ്ധിയായുള്ള പ്രശ്നങ്ങളൊക്കെ അതികടക്കാൻ എനിക്ക് മാർഗമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ തരവച്ചാതില്ല പരീക്ഷ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ഉറക്കയില്ലല്ലോ രാത്രി ചാടി കളിച്ച് അങ്ങനെ തലേസാകുമ്പോൾ ഉറക്കം തൂങ്ങലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞു പാസ്സായി പറഞ്ഞാൽ പിന്നെ അന്നും ഉറക്കല്ല അപ്പൊ അതുപോലെ നമ്മളെ ഈ പ്രാരബ്ധം ഒടുങ്ങി നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ജോലിയുള്ളവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാർ മുഴുവൻ സങ്കടം സങ്കടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒട്ടിയിട്ട് ഇതിനെ ആശ്രയിച്ച് ഇതല്ലാത്തൊരു ജീവിത രീതി ഇല്ലാതെ പഠിച്ചവരാണ് നേരെ കുറച്ച് വേറെ ഒന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ജയിലിൽ നിന്ന് വിടുന്നതുമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും അഭ്യാസം അത് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി ഇത് അർപ്പിക്കുന്നില്ല നമ്മള് നമ്മൾ അർപ്പിച്ചൊന്നും പറയണേ ഉള്ളൂ ദൈവം അർപ്പിച്ചു പക്ഷേ ഇപ്പൊ പിന്നെ അച്ഛനെല്ലാ കാര്യം നോക്കാനുണ്ടെങ്കിൽ മക്കള് അലസന്മാരാവും പറയില്ല കാരണം അത് അച്ഛനുണ്ടാവിടെ അത് അച്ഛനും അതും അച്ഛൻ ഉണ്ടാവും അതൊക്കെ എല്ലാ സ്ഥലത്തും എത്തും നമ്മൾ പോയില്ലെങ്കിൽ തർക്കമില്ല ഇനിയിപ്പോൾ കുറച്ച് സ്മോൾ അടിച്ച് വന്നാലും കുഴപ്പമില്ല എന്ന് മക്കൾക്ക് ആ രസത അതാണ് ആ അർത്ഥത്തിലാണ് ആ പറയുന്നത് മറ്റിതാക്കല്ല നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരായി മാറുകയാണ് എനിക്കൊന്നും അറിയാനില്ല നേരെ കുറച്ച് അങ്ങനെയുള്ള ഒരു അച്ഛനാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അകടി പ്രശ്നം നമുക്ക് പിന്നെ എല്ലാ കാര്യവും നോക്കണം കഷ്ടമായി അത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതുമില്ല അതെങ്ങനെ എന്നും അത് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമ്മളത് പഠിച്ചില്ല അച്ഛൻ്റെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ എത്ര ആൾക്കാർ വിഷമിക്കാറുണ്ട് അപ്പൊ അതുപോലെ നേരെ കുറച്ച് ഇതങ്ങനെയല്ല ഇത് നമ്മളെ കഴിവുകേട് ഉണ്ടാകുന്നതായിട്ടുള്ള അലസത ഉണ്ട് നമുക്ക് എന്താ ഇപ്പൊ ചെയ്യേണ്ട എങ്ങനെ ആ അതൊന്നും അവിടെ കൊണ്ടേ കൊടുക്കും എവിടെ അത് ആ പീഡിയന്റെ അവിടെ മൂന്നാമത്തെ പീഡിയന്റെ അവിടെ നിന്ന് ഒരു ഇടവഴി ഇങ്ങനെ തിരിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസ് വേണം അതിന്റെ എടുത്ത് വെച്ച രണ്ടാമത്തെ വീടിന്റെ മൂന്നാമത്തെ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നു അതായത് അറിയില്ല അറിയുന്ന ആൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണ് പോയി അത് നേരെ പോയി തെറ്റാതെ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും പക്ഷെ ഈ അറിയുന്ന ആളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഇയാൾക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഈ അറിവില്ലായ്മയെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം പരിങ്ങലുണ്ട് നമ്മുടെ ജീവിതത്തിൽ അർപ്പണം താൻ അർപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ അറിവില്ലായ്മ നമ്മുടെ പ്രശ്നമല്ല ഒരാൾ പറയുകയാണ് ഞാൻ കൈലാസിക്ക് പോവാണ് കൂടെ വന്നോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല കൂടെ അങ്ങനെ പോയാൽ മതി ഏതിലാ പോകേണ്ടത് എവിടുന്ന് എന്താ വേണ്ടതെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല അതുപോലെയുള്ള ഒരിതാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എവിടെ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ചെയ്യാൻ പിടിച്ചു നോക്കാം അത് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളതാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മുറുകെ പിടിച്ച് അതിലാണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ അത് കേട്ട് നടക്കുകയുള്ളൂ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഒരു കോഴ്സിന് ചേർന്ന അങ്ങനെയല്ലേ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോഴ്സ് മെഡിസിൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊന്നും അറിയില്ല നമ്മളവിടെ ചെന്ന് നമ്മളങ്ങ് സമർപ്പിച്ചു സമർപ്പിച്ചു കഴിഞ്ഞ് ആദ്യം തന്നെ ആ ഡെഡ് ബോഡി കീറാൻ പഠിപ്പിക്കുന്നു അതിൽ ആദ്യം ഇവിടെ ഒരു ഇൻസിഷൻ ഇടും അതായത് ഒരു വെളുത്ത സാധനം കണ്ടില്ല അതൊരു ഞരമ്പാണ് അതിന്റെ പേര് ഇന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു രോഗിയെ ചികിത്സിക്കാറായി അപ്പോൾ ആ കൂട്ടത്തിലായി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ വാഹനം വരുന്നത് വാഹനത്തിൽ കയറിയാൽ പിന്നെ ഇടത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഗുരുവായൂർ എന്നുള്ള ബോർഡ് വെച്ച വാഹനത്തിലാണ് കയറി കഴിഞ്ഞാൽ കുറെ രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഗുരുവായൂരെത്തും അതുപോലെയാണ് ഈ സത്സംഗം നമ്മൾ സമർപ്പിച്ച് ആ സത്സംഗത്തിലാണ് പോയിക്കഴിഞ്ഞത് പിന്നെ അറിയാതെ തട്ടി നീക്കി നീക്കി അവിടെയാണ് എത്തിക്കുന്നത് നമ്മൾ എന്ന് മാത്രം പിന്നെ അടുത്ത ഒരു മന്ത്രമാവാം പ്രാണായാമാവാം ഒരു പിന്നെ ഈ ഡെയ്ക്കീനെ ഒരു ദേവ ഒരു ദേവനെ സ്വീകരിച്ചിട്ട് അങ്ങനെ ആവാം യേശുദേവനാവാം കുരിശാവാം ശ്രീകൃഷ്ണനാവാം ആരാകാം അങ്ങനെ ഏതെങ്കിലും ഒരു അഭ്യാസം ചിലവർ ഒരു ഫ്ലെയിമിനെ ലൈറ്റ് അതായത് അഗ്നിൻ്റെ ഒരു സ്ഫുലിംഗം മാത്രം വെച്ചിട്ട് അതിനെ നോക്കിയിട്ടായിരിക്കും ത്രാണം ചെയ്തിട്ടായിരിക്കാം പ്രാണായം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ആധാര ധ്യാനം കൊണ്ടാവാം ഒരുപാട് മാർഗങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നും എടുത്ത് ബാക്കി എല്ലാം കിട്ടും എന്നിട്ട് അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ അതിൽ കൂടി ബാക്കിയെല്ലാം തെളിഞ്ഞു കിട്ടുന്ന അതിനെ തന്നെ പിടിച്ച് ആ മന്ത്രത്തിന്റെ ഫ്രീക്വൻസിയിൽ നമ്മളെ മെന്റൽ വൈബ്രേഷൻ അങ്ങ് താതാത്മ്യപ്പെട്ട് കഴിയുമ്പോൾ ആ മന്ത്രത്തിന്റെ വ്യാപ്തി എത്ര കണ്ട് ആ മന്ത്രദേവതകളുടെ സ്ഥലം ആ ലോകങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിർണ്ണയിക്കും പിന്നെ കൊള്ളും നമ്മളെ ഒരു മന്ത്രം ഉപദേശിക്കുന്ന ഒരാൾ മന്ത്രദൃഷ്ടാവായിരിക്കണം എന്നാണ് അപ്പൊ ആരാണോ മന്ത്രത്തിന് വന്ന് വെച്ചാൽ അയാളെ ഭാവത്തിന് യോജിച്ച മന്ത്രമാണ് കൊടുക്കുക അപ്പൊ എല്ലാ ഭാവത്തിനും അനുസരിച്ച മന്ത്രമൊക്കെ ഒരേ ഫ്രീക്വൻസിയിലല്ല അപ്പൊ ഇയാളുടെ മെന്റൽ വൈബ്രേഷൻ എന്താണെന്ന് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അതിനെ അടുത്ത അവസ്ഥയിലേക്ക് നയിക്കാനുള്ള മന്ത്രം ഏതാണ് തിരിച്ചറിഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ അദ്ദേഹം ഇനി ഉയർന്നു പോകേണ്ടതായിട്ടുള്ള ഇനി അടുത്ത വൈബ്രേഷൻ ഏതായിരിക്കണം അയാളെ മെന്റൽ വൈബ്രേഷൻ എന്ന് അറിയാത്ത ഒരാൾ മന്ത്രം കൊടുത്താൽ ചിലപ്പോ ഇയാൾ കടന്നു പോകുന്ന ആ അവസ്ഥേന്റെ വൈബ്രേഷൻ ആവാം അപ്പൊ അയാളെ ഡൗൺഗ്രേഡ് ചെയ്യുക ചെയ്യുക അപ്പൊ നമ്മളെ കുട്ടി പിന്നെ എട്ടാം ക്ലാസ് നിന്ന് പാസ്സായി അതിന് ശേഷം വിദേശത്ത് പോയി വിദേശത്ത് പോയ സമയത്ത് അവിടെ ചെന്ന് ആ കുട്ടീനെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ അവർ മൂന്നിൽ ചേർത്തു അല്ലെങ്കിൽ നാലിൽ ചേർത്തു പറഞ്ഞാൽ ഡൗൺ ഗ്രേഡ് ചെയ്തല്ലോ നേരെ മറിച്ച് എട്ടാം ക്ലാസ്സിൽ നിന്ന് കുട്ടി പാസ്സായിട്ടാ പോകണമെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലേക്കുള്ളതാണ് കിട്ടേണ്ടത് അതുപോലെ ജീവന്മാരുടെ ആ പിന്നെ വികാസ ഘട്ടത്തിനനുസരിച്ച് അതിന്റെ ഫർദർ വികാസം ഏതാണോ അതിനുള്ള മന്ത്രങ്ങളെ കൊടുക്കുക അത് തെറ്റിപ്പോയിട്ടേ വൃത്തിയായി നടത്താം മന്ത്രമായി പക്ഷെ മന്ത്രദൃഷ്ടാക്കളല്ലാത്തവർക്ക് മന്ത്രോപദേശം ചെയ്യുമ്പോഴുള്ള ഒരു മന്ത്രം സ്വീകരിക്കേണ്ടതെന്നാണ് അതില്ലെങ്കിലോ മൂർത്തിയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് അവിടുന്ന് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് മതിയെന്നാണ് യഥാ അഭിമത ധ്യാനാതുവ ഇതിൽ അവസാനം പറയുന്നത് ഇനിയിപ്പോ എണ്ണി പറയാൻ പോവാ അവരോട് ഇപ്പോഴത്തെ ഈ അതുപോലെ കഷ്ടിയാണല്ലോ ഗുരു ഗുരു അറിവുള്ള ഗുരുക്കന്മാരുണ്ടാവും അവരാണെന്ന് നമുക്ക് അറിഞ്ഞു തരും അറിവില്ലാത്ത ഗുരുക്കന്മാരാണെങ്കിൽ അവർ അവരെ മന്ത്ര ദേവതയെ ഉപാസിക്കും എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് ആണ് ഒരു മന്ത്രം ശിഷ്യന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ വീണ് കിട്ടും എന്നിട്ട് അങ്ങനെ പറഞ്ഞു ഏത് ശാസ്ത്രവും കൈകാര്യം ചെയ്യുമ്പോൾ ആ ഉപാസന മൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ടാണല്ലോ അപ്പൊ നിന്ന് വീണ് കിട്ടും ഇങ്ങനെ കൊടുക്കുന്നു പറയും ഇപ്പൊ അതല്ല ശിഷ്യന്മാർ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കാന്ന് വെക്കാം സ്വീകരിച്ചിട്ട് ദേവത ഉപാസന ചെയ്യുകയാണെങ്കിൽ അയാൾ ആത്മനിഷ്ഠായിട്ടുള്ള ഉപാസനയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് ഈ മന്ത്രദേവതയ്ക്കും ചില കഴിവുകളുണ്ടല്ലോ അപ്പൊ നമ്മളെ ഈ കോൺസ്റ്റിറ്റ്യൂഷന് പറ്റുന്ന ഭാവം ഏതാ വെച്ചാൽ ആ ഭാവമായിരിക്കും നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ വരിക നമ്മൾ സിസ്റ്റത്തിലേക്ക് വരിക ഇപ്പൊ ശിവനാണെങ്കിൽ തന്നെ അധവത്തിലുണ്ട് ഉത്തമത്തിലുണ്ട് മധ്യമത്തിലുണ്ട് ഉണ്ട് അത് ഒരുപാട് ഭാവങ്ങളുണ്ട് പിന്നെ ദേവി ഇതാണെങ്കിൽ പത്ത് പതിനാറ് ഭാവങ്ങളുണ്ട് അതിൽ ഏത് ഭാവം എനിക്ക് യോജിക്കാന്ന് അവർക്കറിയാലോ അപ്പൊ അവര് നമ്മൾ ആയിട്ട് അങ്ങ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അനന്യസിന്തോമ യേജന പര്യുപാസതയെ തേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമി അഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അനന്യസിന്തായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഭാവം ഏതാണെന്ന് വെച്ചാൽ ആ ഭാവത്തിലായിരിക്കും നമ്മളായിട്ട് ബന്ധപ്പെടുന്നു അത് ഗുരുക്കന്മാർ അറിഞ്ഞോളന്നേ ഇല്ല നമുക്ക് ആ രീതിയിലാണ് കിട്ടുക വന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ ചെന്ത് അവിടെ തന്നെ ഉണ്ടാവും പറയും ഉദാഹരണമായിട്ട് പിന്നെ രവിശങ്കറിനെ കണ്ടു പിന്നെ മറ്റേ കൽക്കി ഭഗവാൻ കണ്ടു അതോടുകൂടി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു അപ്പോൾ സൂക്ഷ്മ ലോകങ്ങളായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നു എന്നർത്ഥം അതും എങ്ങനെ ഈ പിന്നെ മധ്യമത്തിലും അധമത്തിലും അല്ല ഉത്തമത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ആ വീട്ടിൽ അങ്ങനത്തെ ഈ ഇതൊക്കെ പ്രകടമായി ഇങ്ങനെ വരുന്നു അത് വലിയൊരു ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട വഴിക്ക് അവിടുന്ന് നയിച്ചോളുന്നു അതായത് അത് വെളിവാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് നിങ്ങളെ ഞങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പൊ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇനി അവരെ കൂടെ നമ്മൾ വളരെ ശുദ്ധമായിട്ട് വാക്കോട് കൂടി അങ്ങോട്ട് മനസ്സിൽ കൊടുക്കേ വേണ്ടു ബാക്കിയൊക്കെ അവിടുന്ന് തന്നെ ആയിക്കോളുന്നതാണ് നമ്മളെക്കാളും വലിയവരാണല്ലോ നമ്മുടെ ഭാവിയും വർത്തമാനവും ഉഭയോര പ്രതിഷ്ഠ എന്താ നമ്മൾ ഭൂതവും ഭാവി അറിയുന്നവരാണ് ഇവര് മന്ത്രദേവതകൾ നമ്മളെ മരണാനന്തരം അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും മരണത്തിന് ശേഷം പിന്നത്തെ ജന്മെടുക്കുന്നതിന്റെ മുമ്പും ചിലപ്പോൾ ജന്മേന്മാന്തരങ്ങളായിട്ട് നമ്മളെ നയിച്ചു എന്ന് വരും കാരണം അവർക്ക് നമ്മളെ പത്ത് ജന്മക്ക് ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ അവർക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു വരാം അപ്പൊ അവര് അവരുടെ ശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ടാന്ന് നമ്മൾ ആത്മാർത്ഥത മാത്രമേ ഉള്ളവർ നോക്കുള്ളൂ ആത്മാർത്ഥമായിട്ട് അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തെറ്റാതെ നമ്മൾ പോകണ്ടെങ്കിൽ അവർ കണ്ട എല്ലാ സഹായം ചെയ്യും എൻ്റെ മകൻ ഞാൻ കൊടുക്കുന്ന പോക്കറ്റ് മണി കൊണ്ട് വലിയ കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി മഹാ പ്രശസ്തനാവുന്നു കണ്ടാൽ ഞാൻ കൂടുതൽ പൈസ കൊടുക്കും നേരെ മറിച്ച് ഞാൻ കൊടുത്ത പൈസ കൊണ്ട് കള്ള് കുടിച്ചിട്ട് പിന്നെ വഴിക്ക് ട്രാഫിക്കൊക്കെ ബ്ലോക്കാക്കി വേണ്ട കുഴപ്പമുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും കൊടുക്കില്ല അപ്പൊ സ്വന്തം നിലയ്ക്ക് പിന്നെ സമ്പാദിക്കുക കള്ളുപിടിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും അതുപോലെയാണ് മഹാത്മാക്കൾ അവരുടെ ആ മാർഗത്തിൽ നമ്മൾ ശുദ്ധമായിട്ട് അവർ പറഞ്ഞതായ ആ രീതിയിൽ നിന്ന് അതുപോലും വ്യതിചരിക്കാതെ നമ്മൾ പഥ്യാചരണത്തോടു കൂടി പോവുകയാണെങ്കിൽ നമ്മളിലേക്ക് ഇഷ്ടംപോലെ ചെരിഞ്ഞു തരാനാണ് അവർ ശ്രമിക്കുക അങ്ങനത്തെ ഒരു നല്ല ശുദ്ധമായിട്ടുള്ളൊരു മാധ്യമത്തെ കിട്ടാൻ വേണ്ടി ദാഹിക്കുകയാണ് അവരെന്നാണ് അതുകൊണ്ട് അവരെ ഭാഗത്ത് ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവില്ല നമ്മുടെ ആത്മാർത്ഥതയിൽ മാത്രം നമ്മൾ നാമധീനാണ് അധികം ആത്മാവില്ലാത്തവർക്കാണെങ്കിലും അവരൊരു പ്രശ്നം ചെയ്യില്ല അവിടുന്ന് കണ്ണു തിരിക്കും മുഖം തിരിക്കും അവർ എന്താ വെച്ചാൽ സ്വന്തം കർമ്മത്തിന്റെ ഫലം എന്താ വെച്ചാൽ അനുഭവിച്ച് പഠിച്ചോട്ടെ അതായത് പിന്നെ കണ്ടറിയില്ലെങ്കിൽ കൊണ്ടറിഞ്ഞോട്ടെ എന്നുള്ള മാതിരി അവരങ്ങ് വിടുക ചെയ്യാം ഈ മന്ത്രദേവതകൾ അങ്ങനെ തന്നെ നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പ്രത്യക്ഷമായി കൊടുന്നതാണ് ഉള്ളിൽ പുറത്തേക്ക് കാണുന്ന അകത്തുണ്ടാവുമല്ലോ നമ്മൾ നയിക്കുന്നു ചെയ്യാം പക്ഷെ അതിന് ഒരു ഇന്റൻസിറ്റി ഉണ്ട് സാധനയുടെ ഒരു ഇന്റൻസിറ്റി കൂടണം അതിനേക്കാളും നല്ലത് മറ്റതാണ് ഇപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാളിപ്പോൾ ക്ഷണിക്കാൻ ഞാൻ അവിടെ വന്ന് കണ്ടിട്ട് ക്ഷണിക്കാന്ന് പറഞ്ഞു എന്തിനാ അത് ഫോൺ കൂടെ പറഞ്ഞില്ലേ അഡ്രസ്സും പറഞ്ഞു ഇനി അവിടെ ആ ദിവസം നിർത്തിയല്ലേ ഉള്ളൂ കാണേണ്ട ആവശ്യം എന്താ അതുപോലെയാണ് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടി ആ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ട് അതുപോലെ ഈ മന്ത്രദേവതകൾക്കൊക്കെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂ ഇന്നർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എപ്പോഴും ബന്ധമുണ്ട് സങ്കല്പിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ മറുപടി കിട്ടുന്നുമുണ്ട് പക്ഷെ എന്നാലും ഒന്ന് മുംബൈ കാണണം ഭഗവാനെ ഒന്ന് ഇവിടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണ് അതിന് ആവശ്യമില്ല അവിടുന്ന് തന്നെ ചെയ്യേണ്ട ചെയ്യണ്ടല്ലോ ചിലർക്ക് ഭയങ്കര വാശി ഉണ്ടാവും എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല ഇവനെ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ അങ്ങനെ ആ രൂപത്തിൽ തന്നെ വരണമെന്ന് എന്ന് പറഞ്ഞാൽ വേഷം ആ വേഷം കെട്ടി വേറെ നിങ്ങൾ ടൈം കോട്ടും പാൻറ്റൊക്കെ ഒന്ന് ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് കാണണം പിന്നെ ഗുരുനാഥ എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥനോട് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞയാള് അതിനു വേണ്ടി ഇല്ലാത്തതൊക്കെ വാങ്ങി സംഘടിപ്പിച്ചു വരണ്ടേ അല്ലേ പിന്നെ പാഞ്ചാലി വിളിച്ച സമയത്ത് ഹൃദയേശ്വരി ഹൃദയവാസിയായിട്ടുള്ള കൃഷ്ണ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു എനിക്ക് ഇവിടുന്ന് വന്നാൽ മതിയായിരുന്നു ദ്വാരകയിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു എനിക്ക് ഭഗവാനും അമ്മയൊക്കെ ഇപ്പോ പിന്നെ ഓർക്കുണ്ടാവും ബ്രിഹ്മാണ്ടൊക്കെ ഓർക്കുണ്ടാവും അവരെ ഇടയ്ക്ക് ഇങ്ങനെ ആ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരെ സാത്വിക വികാരങ്ങളൊക്കെ ഇവിടെ അനുഗ്രഹമായിട്ട് വരുന്നുള്ള സംശയമൊന്നുമില്ല അതിപ്പോ നമ്മളെ അടുത്ത് വരുമ്പോൾ നമുക്ക് സാരില്ല ഇപ്പൊ ഭഗവാൻ സത്സായി ബാബോട് ഒരു പത്ത് പ്രാവശ്യം വന്നു വെച്ചാൽ നമുക്ക് പിന്നെ ഒരു സാധാരണ അതുപോലെയാണ് ഇപ്പോ ഈ ഭസ്മം വീണൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ യുക്തിവാദികൾ ഇപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുക അത് ഇങ്ങനെ സംഭവിക്കില്ല സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കാരണം അവര് നിർഭാഗ്യം നല്ല എന്താ പറയാ പക്ഷെ ആ വഴിക്ക് നമ്മളും ഈ ഉന്നത തലങ്ങളിൽ നമ്മുടെ വിശ്വാസം തട്ടി പിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം അപ്പതൊക്കെ കൂടി അവിടെ വളരെ ശ്രദ്ധ കൊണ്ട് കൂടിയൊക്കെ ഈ സാന്നിധ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫറിങ് ആ പ്രാർത്ഥനയും സങ്കല്പങ്ങളൊക്കെ അതാണ് അവർക്ക് കിട്ടുന്ന വലിയ ഒരു മനുഷ്യരുടെ സങ്കല്പം പ്രാർത്ഥനയും ദേവന്മാർക്ക് വളരെ വലിയ കാര്യമാണെന്ന് പറയുന്നത് പക്ഷെ അല്പം മതി അല്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ എന്നാണല്ലോ അല്പം മതി അവർക്ക് അധികമൊന്നും വേണ്ട ഒരു പത്മ പത്രം തോയം ഇതിൽ ഏതെങ്കിലും ഒന്ന് യോമ്യ ഭക്തി ഭക്തിയോടുകൂടി ഇതായാൽ മതി എന്നാണ് അത് നമ്മുടെ സങ്കല്പമാണ് പ്രധാനമായിട്ടുള്ള ശ്രാദ്ധം എന്നൊക്കെ പറയുന്ന കാര്യം കുഴപ്പങ്ങളൊക്കെ കാണുന്നു ഇപ്പൊ ഒരാളെ നമ്മൾ വിളിച്ചു വരുത്തി നിങ്ങൾ പതിനെട്ടാം തീയതി ഇവിടെ വരണം എന്ന് തോന്നുന്നു പതിനെട്ടാം തീയതി ആള് വരുമ്പോ ഇവിടെ അടച്ചു കൂട്ടി പോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ട് ഇതുവരെ അറിയിച്ചതുമില്ല ഇവിടെ നീ എന്താ ഇപ്പൊ ചെയ്യാത്ത വിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ഇവിടെ നിന്ന് പോയത് ഒരു പത്തിരുപത് ദിവസമായി ഇവിടെ ഇല്ല എന്തോ അറിയില്ല എന്ന് പറയാണ് അതുപോലത്തെ ഒരു അവസ്ഥ വരികയാണ് അപ്പൊ നമ്മള് അതിനെന്തെങ്കിലും അതിനൊക്കെ പല പരിഹാരങ്ങളും പറയുന്നുണ്ട് അങ്ങനെ മുടക്കം വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ഇല്ലാതെ ഇപ്പൊ ചില സമയത്ത് നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള ഇതിനൊക്കെ ഒരു ക്ഷേത്രത്തെ കൊണ്ടൊക്കെയാ അങ്ങനെ ഇപ്പൊ പിന്നെ മരിച്ച ആൾക്ക് തന്നെ എല്ലാ കൊല്ലവും ചെയ്യാൻ പറ്റാത്തവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിക്കാന്നൊക്കെ പറയുന്ന മാതിരി ഉണ്ടല്ലോ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ ദുസ്സംഗം കൊണ്ട് അങ്ങ് വിട്ടുപോകും വിട്ടുപോയിട്ട് അതിനെ സംബന്ധിച്ച്